മൊത്തത്തിൽ വികലായി പോകാൻ ഉള്ള സമയം വരുമ്പോൾ അതിനനുസരിച്ച് പോകുന്നു അതിനനുസരിച്ച് കർമ്മങ്ങൾ പോകാനും അതായിരുന്നു ഓരോരുത്തർക്കും വരേണ്ട സമയം കാലദേശം പരിമിതികളൊന്നും ഇതിന് ബാധകമല്ല ഏത് ദേശത്ത് ചെയ്താലും ഏത് കാലത്ത് ചെയ്താലും അതിൻ്റെ ആ പൂർണ്ണത എത്തുന്ന ഏത് ദേശത്താണെന്ന് വെച്ചാൽ അവിടെ വെച്ച് അനുഭവിക്കേണ്ടി സന്യാസാശ്രമത്തിൽ പിന്നെ പരമാചാരനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഒരു കർമ്മം മുളച്ച് പാകത്തിന് അന്നേരം അത് പിടിക്കപ്പെടും അവിടുന്ന് തന്നെ അതിനൊരു കാരണം ഉണ്ടാവുന്നു അർത്ഥം അതിനും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ എത്ര ജന്മജന്മാന്തരമുള്ള കർമ്മങ്ങളൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാകും അതിൻ്റെ സമയമാകുമ്പോൾ കാണാൻ ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ കർമ്മത്തിൻ്റെ അപ്പം അപ്പം ചെയ്തതായിരിക്കില്ല അത് അപ്പോൾ അയാളെന്താ എങ്ങനെയാണോ എന്ന് ചോദിക്കും അങ്ങനെ ആയിരിക്കില്ല കഴിഞ്ഞെന്തോന്നായിരിക്കും അതിൻ്റെ ആ പാകത വന്ന സമയത്ത് അതുപോലെ തന്നെയാണ് അച്ഛൻ നമ്മുടെ പേരിൽ കുറച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ ഇരുപത്തെട്ട് വയസ്സാകുന്ന സമയത്ത് നിങ്ങളാണ് കൃഷ്ണൻ അതെ അതാ നിങ്ങൾക്കൊരു പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യ അല്ലെങ്കിൽ മുപ്പത് ലക്ഷം ഉറുപ്പ്യ ഉണ്ട് നിത്യം അത് നമ്മുടെ അച്ഛനം നിട്ടായിരുന്നു അപ്പോ ആ കർമ്മഫലം മുളച്ച് പാകത്തെത്തിയ സമയത്ത് മെച്ചുവറായ സമയത്ത് വന്നിട്ട് അത് അതുപോലെ തന്നെയാണ് മറ്റേതെന്ന് നടത്തുന്നത് ആ കർമ്മം മെച്ചറാവുന്ന സമയത്ത് വന്ന് കുടികൂടും നല്ലതും ആവാം ചീത്തയാവാം പുണ്യകർമ്മം വെച്ചാൽ അതിന്റെ പുണ്യ ഫലങ്ങളുണ്ടാവും ഇപ്പോൾ കൊമ്പരിപ്പാടിന് വേൾഡ് ടൂർ എന്ന് വിളിക്കുന്നു കാരണം ഏതോ ഒരു കർമ്മത്തിന്റെ ആ പുണ്യകർമ്മത്തിന്റെ ആ പൂർണ്ണത എത്തിയെന്നർത്ഥം മെച്ചുവറായി അപ്പോഴേക്കും അതിനനുസരിച്ച് മറ്റാളെ പരിചയപ്പെടലും അതിനുള്ള ഒരു സമയം താസാമനാദിത്വം ചാശിഷോ നിത്യത്വാൻ എന്ന് തുടങ്ങി പറയാൻ പറ്റില്ല കർമ്മങ്ങളെ എന്ന് തുടങ്ങി പറയാൻ പറ്റുന്നില്ല അനാദിയായിട്ട് അതായത് കർമ്മവും കർമ്മഫലം അനാദിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കർമ്മവാസന അനാദിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തുടങ്ങി ഊർദ്ധം ഭരിക്കുന്നത് വരെ ആരും വിശ്വസിക്കേണ്ട എന്താണ് നാളെ വരാൻ പോകുന്നത് എന്ത് കർമ്മമാണ് നാളെ മുളച്ചു പോകുക ഇന്നിപ്പോ കിട്ടിയെന്ന് വരാം നാളെ എന്താ കിട്ടുക എന്ന് പറഞ്ഞു ഇപ്പൊ കാര്യം പറയാച്ച എത്ര നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു വളരെ എന്ത് കർമ്മങ്ങളൊക്കെയാണ് ബാക്കിയുള്ളതെന്ന് അറിഞ്ഞൂടെ അല്ല വായിച്ചു അല്ല വായിച്ചു ആശ്രയം ആലംബനം പിന്നെ ഫലം ആലംബനം ഹേതു എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങളാണ് ഹേതു നമ്മുടെ ഈ കർമ്മങ്ങൾക്കൊക്കെ തന്നെ ഏതുമായിട്ട് ഇപ്പൊ കർമ്മത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത് എത്ര കാലം കഴിഞ്ഞാലും പണ്ടത്തെ കർമ്മങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് അതാത് കാലം വരുമ്പോൾ അതിന്റെ മെച്ചൂരിറ്റി വരും മെച്ചൂരിറ്റി വരുമ്പോൾ അത് അനുഭവിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഹേതു എന്താണ് ക്ലേശ ക്ലേശകർമ്മം എന്തല്ല നമ്മൾ അത് പണ്ട് പറഞ്ഞില്ല ക്ലേശം കർമ്മം വിഭാഗാശയം മുതലായതൊക്കെയാണ് ഹേതുവായിട്ടുള്ള ഹേതു ഫലം എന്ന് പറഞ്ഞാൽ എന്താണ് പുനർജന്മം ഫലഭോഗങ്ങളും ഭോഗാനുഭവങ്ങളാണ് ഫലം പിന്നെ ഏതുപോലെ ആശ്രയം ആശ്രയം ചിത്ത ചിത്തത്തെ ആശ്രയിച്ചിട്ടാണ് ഇതൊക്കെ പിന്നെ ആശ്രയം ആലംബനം ആലംബനം എന്ന് പറഞ്ഞാൽ വിഷയ പദാർത്ഥങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ആലംബിച്ചു അവലംബിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഈ നാലുള്ള കാലം വരെ കർമ്മം ഉണ്ടാവുന്നതാണ് അപ്പൊ ഇത് ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയാവണം എന്നാലേ അതിനെ ആശ്രയിക്കുന്നതാണ് കർമ്മം ഇല്ലാതാവണം ഒന്നിനും എന്ത് ചെയ്യണം ക്ലേശങ്ങൾ ഇല്ലാതാവണം അല്ലെങ്കിൽ ചിത്തം ഇല്ലാതെയാവണം അല്ലെങ്കിൽ ഈ ആലംബരം അതായത് വിഷയപദാർത്ഥങ്ങൾ വിഷയങ്ങളില്ലാതെയാണ് ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള മമത നമ്മളുള്ളിൽ നിന്ന് വറ്റിപ്പോയാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് വിമുക്തിയുള്ളൂ അല്ലെങ്കിൽ ഇതിനെ ആശ്രയിച്ചുകൊണ്ട് എന്നും ഈ കർമ്മങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്ന അപ്പോൾ ഈ നാല് ഏത് ബലാശ്രയം ആലംബരം ഈ നാലിലും നമ്മൾ എന്നും മനനം ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ കർമ്മങ്ങൾ തീരത്തക്ക വിധത്തിലുള്ള കർമ്മങ്ങളെ ചെയ്യാൻ പാടുള്ളൂ അതായത് നമുക്ക് കർമ്മം ഇങ്ങനെ മുളച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ തീരുന്ന തീർന്നു ആ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ച് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതിന് പിന്നെ അതിൽ നിന്ന് പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കരുതെന്ന് ഇപ്പം ഞാനൊരാളെ കൊത്തിക്കൊന്നു ഇരുപത് കൊല്ലം ജയിലിൽ കിടന്നു ജയിലിൽ കിടന്ന ആ കർമ്മഫലം തീർന്നു നേരെ കുറച്ച് എന്നെ ഒറ്റിക്കൊടുത്തവൻ്റെ കുടലിൽ ഞാൻ പുറത്തിട്ട് ഒരു ഇരുപത് കൊല്ലം കൂടി കിടക്കുന്നുള്ള തീരുമാനം ഉണ്ടാകുമ്പോഴാണ് കർമ്മം തീരാതിരിക്കുക അങ്ങനെ ഉണ്ടാകരുതെന്നാണ് ഒരു കർമ്മഫലമാണ് തീരുമ്പോൾ ഭഗവാനെ അത് തീർന്നു കിട്ടി ബാക്കി എന്താ വെച്ചാൽ അത് നോക്കിയാൽ മതിയല്ലോ അതിന് കാരണക്കാരായിട്ടുള്ളവരെ നമ്മളെ ഒറ്റിക്കൊടുത്തവരൊന്നും നമ്മൾ പിന്നെ കുറ്റപ്പെടുത്തരുത് കാരണം അവരല്ല മനസ്സുകൊണ്ട് കുറ്റപ്പെടുത്തിയാലും അവരല്ല കാരണം ഒരു കല്ലെടുത്ത് നമ്മൾ എറിഞ്ഞ് നമ്മളെ മൂക്ക് പൊട്ടി കല്ലല്ലല്ലോ കാരണം എറിഞ്ഞ ആള് വേറല്ലേ അതുപോലെ നമ്മളെ കർമ്മങ്ങളാണ് അയാളിലൂടെ ഇത് അനുഭവിപ്പിക്കുന്നു അപ്പൊ അയാൾ കുറ്റപ്പെടുത്തരുത് ഓ ഒരു കല്യാണം കഴിച്ചു ഭാര്യ വിക്കലായി അല്ലെങ്കിൽ ഭർത്താവ് കള്ളുടിയനായി ഒരു ഭർത്താവിന് പറഞ്ഞൊരു കാര്യമില്ല ഒരു കള്ളുടിയൻ്റെ ഭാര്യയാവാനുള്ള യോഗം ഉണ്ടാവുകൊണ്ടാണ് അയാളെ പിടിച്ച് കല്യാണം കഴിച്ചത് അയാൾ കള്ളു കുടിക്കുന്നു പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഒരു കർമ്മം കൂടി അനുഭവിക്കേണ്ടത് വരും കുറ്റപ്പെടുത്തിയുള്ള കർമ്മം കൂടി അനുഭവിക്കേണ്ടി വരും അത് എത്ര കാലം ഉണ്ടോ അത്ര കാലം കഴിയുമ്പോൾ അത് തീരുകയും ചെയ്യും തീർന്നാൽ പിന്നെ വിമുഖരാവുകയും ചെയ്യും അപ്പോൾ കർമ്മം തീർന്നു പോകാൻ വിവേകത്തോടു കൂടി അതിൽ നിന്ന് പുതിയ കർമ്മങ്ങൾ ഉടലെടുക്കാതെ നോക്കുകയും ചെയ്യും അങ്ങനെ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ കർമ്മങ്ങളൊക്കെ അങ്ങനെ തീർന്നു വെക്കണം അതോടുകൂടി ധ്യാനജം ഒരാശയം ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ എഴുതി തള്ളാൻ ധ്യാനാനുഭവങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നു സജ്ജന സംസർഗം പിന്നെ ധ്യാനാനുഭവം ഒക്കെ തന്നെ പിന്നെ ഒന്ന് ഭവിച്ചിട്ടില്ലാത്തത് വരുന്നുള്ളത് ഉറപ്പാണ് വന്നത് അനുഭവിക്കണം എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പാണ് മാറി എന്ന് വിചാരിച്ചിട്ട് ഇനി യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല എന്ന് ഇവിടുന്ന് ഒരു ദോഷം ചെയ്തിട്ട് നമ്മൾ കനഡയിൽ പോയി താമസിച്ചാലും ആ കർമ്മഫലം അവിടെ വെച്ച് അനുഭവിക്കേണ്ടി വരുന്നാ പറയുന്നത് കാലം ദേശം മാറി നേരത്തെ പറഞ്ഞില്ലേ അത് തന്നെ തുടർച്ചയായിട്ടൊരു നാലഞ്ച് മന്ത്രങ്ങൾ ഒരേ മാതിരിയാണ് സൂത്രങ്ങൾ ഒരേ മാതിരി കാരണം ലയിക്കുന്നു അജ്ഞാനം എന്ന് പറഞ്ഞാൽ തങ്ങളിൽ വ്യക്തം ഇല്ലാതെയാവുന്നു ജ്ഞാനോദയം ഉണ്ടാവും സ്വരൂപജ്ഞാനം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പ്രപഞ്ചത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളൊക്കെ അനാഗത കർമ്മങ്ങളൊക്കെ പോയി പക്ഷെ പ്രാരബ്ധം അനുഭവിക്കുന്നത് അതും അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം ഞാനല്ല എന്നുള്ള ബോധം ഉണ്ടാവുകൊണ്ട് ശരീരത്തിലുള്ള കർമ്മങ്ങളൊന്നും അദ്ദേഹത്തെ വല്ലാതെ ക്ലേശം ഉണ്ടാക്കുകയില്ല രമണ മഹർഷിക്ക് സാർക്കോം ഉണ്ടായിരുന്നു ഇടത്തെ കയ്യിൻ്റെ പിന്നെ തുമ്മറസ് അയാളത് ബാധിച്ചിരുന്നില്ല നാരായണ ഗുരുദേവന് പ്രോത്സാഹിക്കുന്നു തോന്നുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ ബാധിച്ചില്ലത് അതുപോലെ രാമകൃഷ്ണദേവന് കണ്ടത്തിൽ ക്യാൻസർ വന്നു അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല അതായത് അപമാനത്തിന് മഹോദരം വന്നിട്ട് പറയും അവർ ബാധിച്ചില്ല ശരീരത്തിന് വന്നതാണ് ഞാൻ ശരീരമല്ല എന്നുള്ള ബോധം അതിന് മുമ്പേ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിലും ശരീരത്തിലുള്ള പ്രാരബ്ധങ്ങൾ അവരെ സംബന്ധിച്ചും വിട്ടൊഴിഞ്ഞ് പോകുന്നില്ല അതൊക്കെ അപ്പൊ ആഗാമി നമുക്ക് ജ്ഞാനോദയത്തിൽ പോകും ഈ ഇത്രയും വലിയതായിട്ടും ഇങ്ങനെ അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് എന്നൊരു ഒരു നിരാശയ്ക്ക് കാരണമാകും പക്ഷെ അവര് പറയുന്ന അതല്ല ഈ കർമ്മം എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് പിന്നെ ഒഴിച്ചുകൂടാത്തതാണ് മഹാത്മാക്കൾ വരെ നാരായണ ഗുരു അതിനും പാടുകയും ചെയ്തു പ്രകൃതി പിടിച്ച് ചുഴച്ചിടും പ്രകാരം സുഹൃതികൾ പോലും ആഹോ ചുഴഞ്ഞിരുന്നു അപ്പൊ സുഹൃതികളല്ലാത്തവർ അനുഭവിക്കുന്നുള്ള അപ്പൊ അനുഭവിക്കുന്നതിൽ പരാതിയൊന്നും വേണ്ട അവനവന്റെ കർമ്മങ്ങളാണ് അവനാൻ അനുഭവിക്കുന്നത് അത് എത്ര യോഗ്യായാലും അനുഭവിച്ചേ തീരുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് രാമായണത്തിൽ തന്നെ നമ്മുടെ ബ്രഹ്മോപദേശം ഉണ്ടല്ലോ അതായത് സീത അന്തർധാനം ചെയ്ത സമയത്ത് ആദ്യം സങ്കടം ഉണ്ടായി ശ്രീരാമൻ പിന്നെ ദൃഷ്യ വന്നത് ഭൂമിദേവി സീതനെ എന്നിൽ നിന്ന് അകത്തി കളഞ്ഞില്ല അതുകൊണ്ട് നിന്നെ കാണിച്ചരാന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പുറപ്പെടുക ആ സമയത്താണ് ബ്രഹ്മാവ് പെട്ടെന്ന് വന്നത് രാമൻ നിന്റെ സ്വന്തം കാര്യം വന്നപ്പോഴേക്ക് അങ്ങയുടെ സ്വന്തം കാര്യം വന്നപ്പോഴേക്ക് ബാക്കിയെല്ലാം മറന്നില്ല എന്തിനു വേണ്ടി അവിടെ അവതാരം എടുത്തത് ഈ രാമാവതാരം എടുത്താൽ എന്തിനാണ് ഏത് ദൈവമായാലും ശരി മനുഷ്യനായി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന് ബാക്കിയുള്ളവർ പഠിപ്പിക്കാനാണ് ഇവിടെ വന്നത് എന്നിട്ട് അത് പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ അതൊക്കെ ആളുകൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട ഘട്ടം വരുമ്പോൾ സ്വന്തം പിന്നെ അഹങ്കാരത്തിന് അടിമപ്പെട്ട് ഇതൊക്കെ നശിപ്പിക്കുകയും എന്തൊരു വിവേകായി ചെയ്യുന്നു അത് വിവേകാ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിൻ്റെ ഉപദേശം അപ്പോൾ ഏത് ദൈവമായാലും ശരി ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈശ്വര നിശ്ചയം മറ്റൊന്ന് അവനാന്റെ കർമ്മങ്ങൾ അപ്പോൾ ഈശ്വര പ്രകാരം നടക്കുള്ളൂ നമ്മളെ ഇച്ഛപ്രകാരം നടക്കില്ല നമ്മൾ ഇച്ഛിക്കൊന്ന് പക്ഷേ ഈശ്വര നിയമമാണ് ഇവിടെ നടപ്പാക്കുക ചിലപ്പോൾ നമ്മളെ ഇച്ഛയും ഈശ്വരന്റെ ഇതും ഒന്നായി എന്ന് വരാം അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ നന്നായി വിചാരിച്ചു അത് പ്രകാരമൊക്കെ നടക്കുകയും ചെയ്തു അത് ഉത്സാഹിച്ചൊക്കെ നടക്കും എന്ന് അയാൾ പറയാൻ തോന്നിയെന്ന് വരാം അതെന്താ വെച്ചാൽ ഈശ്വര നിശ്ചയം ഇയാളുടെ ഇച്ഛ ഒന്നായി പോയതുകൊണ്ടാണ് എന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും അത് ശരിയായിക്കോണമെന്നില്ല അവസ്ഥയിലും അല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ നല്ലൊരാളാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഒരു സന്ദർഭം വരുന്ന സമയത്താണ് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് വെക്കാം നമ്മൾ ഒന്നാം തരം ഒരു ഡി വൈ കാരനാണ് നമ്മൾ ഇപ്പോൾ പാതഞ്ജലി ഹൗസ് സൂത്രമൊക്കെ വായിക്കുന്നു ഇതിലാണ് നമ്മുടെ മനസ്സ് പക്ഷെ ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഡിപെൻഡ് ചെയ്യാൻ അതെന്താ അങ്ങനെ പറയാൻ കാരണം അവരുടെ അടുത്ത് എന്താ ദോഷം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആ ഭാഗം പറയാൻ സാധിക്കും ആരും അതെ നമ്മളൊക്കെ ഒന്നായിട്ടിരിക്കുന്നു കാരണം എല്ലാവർക്കും അത്യന്തം പ്രിയങ്കരായിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം മറക്കും ഓരോന്നിലും എത്തുന്ന സമയത്ത് തറവാട്ട് കാര്യങ്ങൾ പറയാത്ത നിങ്ങളെ തറവാടിനെ അവഹിച്ച് ഇയാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ നിങ്ങളെ തറവാട് എത്ര വലുതാന്ന് എനിക്ക് അറിയില്ല എന്നൊന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് നിർത്തണം അപ്പോൾ ഇപ്പൊ അത് സൂക്ഷ്മമായിട്ട് കിടക്കുകയാണ് ഒരു സന്ദർഭം വന്നാൽ അതൊക്കെ പുറത്തേക്ക് പ്രകടാകുന്നു അപ്പോൾ വ്യക്തമാണ് സൂക്ഷ്മമാണ് രണ്ട് തരത്തിലാണ് അപ്പൊ സൂക്ഷ്മമായിട്ടുള്ളതും വ്യക്തമാവും അതിൻ്റെ ആയിട്ടുള്ള സന്ദർഭം വരുന്ന സമയത്ത് അപ്പോൾ ഇപ്പൊ സൂക്ഷ്മത്തിൽ കിടക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അത് ഇല്ലാത്തതാണ് ധരിക്കരുതെന്നാണ് ഒരാൾ പൂച്ചേനെ ട്രെയിൻ ചെയ്യിച്ചു എന്നാണ് പൂച്ചയുടെ മേലൊരു വളക്ക് വെച്ചു വളക്ക് വെച്ചു യാതൊരു കുഴപ്പമില്ല പൂച്ച ഇങ്ങനെ അങ്ങാതിരിക്കും ഇയാൾ പറഞ്ഞു ഞാൻ എന്റെ പൂച്ചേനൊക്കെ യമനിയമങ്ങളൊക്കെ പഠിപ്പിച്ചു പൂച്ചയ്ക്കും മാതിരി യമനിയമം സാധ്യമാണ് വിചാരിച്ചാൽ അവിടെ അനങ്ങാതെ അവിടെ ഇരിക്കാൻ പറഞ്ഞ അനങ്ങാതെ അവിടെ ഇരിക്കും പൂച്ചയ്ക്ക് മെന്റൽ കൺട്രോളൊക്കെ സാധിക്കുന്നുണ്ട് അപ്പൊ ഒരാൾ പറഞ്ഞു എനിക്കൊന്ന് കാണണം ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു വരുന്നത് ഒരു തീപ്പെട്ടിൻ്റെ ഉള്ളിൽ ഒരു കൂറണ ഇട്ടിട്ട് കൊണ്ടുവന്നെ എന്നിട്ട് മെല്ലെ ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് തുറന്നു കൂറ പുറത്തിയാടി പൂച്ചൻ്റെ അടുത്ത് ചെന്ന പൂച്ച വിളക്കും മറന്ന് സർവം മറന്നതിനെ ഇതാൽ അപ്പോൾ അതാണ് ജന്മവാസന കാണുന്ന സമയത്ത് ബാക്കിയെല്ലാം വിസ്മരിക്കും അപ്പോ അതെ അതെ അതെ ഉറങ്ങിക്കിടക്കുന്ന വാസനകൾ ഉണർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തന്നെ അനുഭവപ്പെടുന്നതാണ് വ്യക്തമായിട്ടുള്ള കർമ്മങ്ങളുണ്ട് സൂക്ഷ്മമായിട്ടുള്ളതുണ്ട് സൂക്ഷ്മമായിട്ടുള്ള എപ്പോഴാണ് വ്യക്തമാവുക എന്ന് ആ സന്ദർഭം വരുമ്പോഴാണ് അത് ഈ ധ്യാനം കൊണ്ട് എല്ലാ കർമ്മ സംസ്കാരം ഉള്ളിൽ ഉറങ്ങി കിടക്കുന്നുണ്ട് അതിനെ അകത്ത് ചെന്നിട്ട് സൂക്ഷ്മാവസ്ഥയിൽ വരെ നിർവീര്യപ്പെടുത്താനുള്ള കഴിവാണ് ധ്യാനാനുഭവത്തിന് അത് ഈ ധ്യാനം ഒന്ന് ധ്യാനാനുഭവം ചില ധ്യാനാനുഭവം ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ അത് ന്യൂട്രലൈസ് പോകും വേറെ ചില ധ്യാനാനുഭവം ഉണ്ടാകുന്ന സമയത്ത് അത് സ്റ്റിമുലേറ്റ് ചെയ്യുക അമിതമായിട്ട് പ്രകടമാകും അപ്പോഴാണ് ഗുരുക്കന്മാരുടെ ആവശ്യമൊക്കെ വരുന്നത് പ്ലേ ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ മൂലാധാരത്തിൽ നിന്ന് പെട്ടെന്ന് ഉത്തേജനം ഉണ്ടായി ഉത്തേജനുണ്ടായതോടുകൂടി ആൾ ആകെ വിഷമായി ശ്വാസമുട്ട് വരെ അനുഭവിച്ചു അപ്പോൾ ഒരു കളവണ്ടിയിൽ ഒരു യോഗി വന്നു യോഗി വന്നിട്ട് അയാൾ ആ പിന്നെ കുണ്ടല്ലിയെ അവിടുന്ന് മണിപൂരത്ത് വരെ എണ്ണിച്ചു കൊടുത്തു മൂലാധാര സ്വാധിഷ്ഠാനം കഴിച്ചു കൊടുത്തു അതോടുകൂടി ആൾക്ക് റിലാക്സേഷനായി പിന്നെയാണ് ആൾ പെട്ടെന്ന് കയറുന്നത് അപ്പോൾ അങ്ങനെയുണ്ട് ധ്യാനം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കാളകൂടവർഷം ഒക്കെ വരുന്ന മാതിരി ആദ്യം പാലാഴി മഥനാണ് ഈ ധ്യാനം എന്ന് പറയുന്നത് പാലാഴി മഥനം തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് പൊന്തി അതാത് ആളുകൾക്ക് അപ്പം തന്നെ അർപ്പിച്ചുകൊണ്ടേയിരിക്കണം നേരെ മറിച്ച് എനിക്ക് വേണം വിചാരിച്ച ആ കാര്യം അപകടം എന്നാലും കാളകൂടപക്ഷം വന്നു കാളകൂടം പക്ഷം വന്നാൽ അപ്പം ഈശ്വരിൽ പരിപൂർണ്ണ സമർപ്പണം എത്തിയാലേ രക്ഷയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കരുതി അങ്ങനെയുണ്ട് പിന്നെ അവസാനമാണ് അമൃതം കിട്ടുക അമൃതം കിട്ടുന്നത് വരേ അടച്ചിൽ കണ്ടിന്യൂ വന്നാൽ തന്നെ അത് അങ്കാരാണ് തട്ടിക്കൊണ്ടുപോകും അഹങ്കാരത്തിന് അത് തിരിച്ചെടുക്കണമെങ്കിൽ മോഹിനി വേഷമൊക്കെ കുറെ കെട്ടുണ്ട് ഇപ്പൊ നമ്മള് പിന്നെ വെള്ളം ഐസായി കഴിഞ്ഞാൽ ഐസ് വെണ്ണ പോലെ ഇരിക്കും അതിൽ വെള്ളത്തിന്റെ സ്വഭാവം നമ്മൾ കാണില്ല അത് വീണ്ടും ആവിയാക്കി കളഞ്ഞ ആവിയിൽ വെള്ളമില്ല ഐസും അതുപോലെ ഇപ്പൊ സൂര്യപ്രകാശം വന്ന് മണ്ണ് കൂടി വായു കൂടി അഗ്നി കൂടി എല്ലാം കൂടി കൂടി ഒരു മരം ഉണ്ടായി മരം എന്ന് പറഞ്ഞതാണ് പഞ്ചഭൂതങ്ങളാണ് മരം എന്ന് പറഞ്ഞത് പക്ഷെ മരത്തിൽ ഈ പഞ്ചഭൂതങ്ങളൊന്നുമില്ല അഗ്നിയില്ല വായുവില്ല ഒന്നും കാണില്ല വെള്ളം ഒന്നും കാണില്ല പക്ഷെ വാസ്തവത്തിൽ ഇതിന്റെ പരിണിത രൂപമാണ് ഈ കാണുന്നത് പരിണിത രൂപ കാണുന്നെങ്കിലും അതിൽ വെള്ളം വെള്ളമായിട്ട് തന്നെ ഇരിക്കുകയാണ് അഗ്നി അഗ്നിയായിട്ട് തന്നെ ഇരിക്കണം മണ്ണ് മണ്ണായിട്ട് തന്നെ ഇരിക്കണം ഒന്നും മറ്റൊന്നും ആവണില്ല പക്ഷെ എങ്കിലും ആ പരിണിത രൂപം നോക്കുമ്പോൾ അതിൽ ഇതിന്റെ ഒന്നും ഗുണങ്ങൾ കാണില്ല മറ്റൊരു ധർമ്മമാണ് അതിൽ പ്രകാശിച്ച് കാണുന്നത് അതെന്താ നമ്മുടെ ശരീരം പ്രകൃതി തന്നെ നോക്കുക നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ മാത്രമാണ് നമ്മളെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആരാ പഞ്ചഭൂതങ്ങൾ മാത്രമാണ് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആരാണ് ആത്മാവാണ് ഈ ആത്മാവാണ് ഞാൻ എന്ന് പറയുന്നത് ആത്മാവിനെ കണ്ണുകൂടി കാണാൻ കഴിയുള്ളൂ വേറെ ആർക്കും കാണാൻ കഴിയില്ല അപ്പൊ നമ്മൾ ആത്മാവാന്നുള്ളതിന് വേറെ ഒരു തെളിവും വേണ്ട ശബ്ദസ്പർശ രൂപര ബന്ധങ്ങൾ അനുഭവിക്കാൻ കണ്ണു നോക്കുക നാവ് ചെയ്തുക്കും കൂടെ ആത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ വേറൊരു വസ്തു ഇവിടെ ഇല്ല ബാക്കിയൊക്കെ ജഡങ്ങളാണ് ജഡങ്ങൾക്ക് കർമ്മത ജഡം എന്നാണ് കർത്തരാജ്ഞിയ പ്രാപ്യമായ എന്നാണ് കർത്താവിന് മാത്രമേ ഉള്ളൂ അത് സിയറിന് മാത്രമേ ഇതൊക്കെ അനുഭവിക്കാനുള്ള കഴിയൂ അപ്പം നമ്മൾ ആത്മാവാന്നുള്ളതിന് വേറെ തെളിവ് ആവശ്യമില്ല പക്ഷെ ഇപ്പോൾ നമ്മൾ അതറിയാതെ ശരീര മനോബുദ്ധ്യാദികളാണ് ഞാൻ എന്നുള്ള ധാരണയ്ക്ക് ഈ മനസ്സ് ദുഃഖിക്കുകയും സുഖിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ സുഖിക്കുന്നു ദുഃഖിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു പക്ഷെ വാസ്തവത്തിൽ നമ്മൾ അറിയാതെ പറയേണ്ടതില്ല മനസ്സിൽ സുഖം പോരാ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സല്ലാന്ന് ബോധ്യായി മനസ്സിനെ ബോധിക്കുന്നതായി നമ്മൾ വ്യത്യസ്തരാണ് എന്ന് നമുക്ക് ബോധ്യം വരുന്നുണ്ട് പക്ഷെ എങ്കിലും അത് അറിയാതെ നമ്മൾ ഈ മാധ്യമങ്ങളെ എടുത്ത് ആരാധനപ്പെടുകൊണ്ടാണ് നമുക്കത് അന്യാൻ തോന്നുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞു ഒരു നൊടിയുടെ മതി ഇതറിയാൻ ഞാൻ ആത്മാവാന്നുള്ള പ്രത്യക്ഷത്തിൽ അപരോക്ഷാനുഭൂതിയാണ് പക്ഷെ എന്താണ് അല്പബുദ്ധി അഗമ്യം ബുദ്ധി കുറവാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ബോധിക്കില്ല എന്ന് ബുദ്ധനാണെങ്കിൽ അങ്ങനെ ഏഴു കൊല്ലം ഇറങ്ങാതിരുന്നു നിശ്ചലമായിട്ടുള്ള തത്വം ബോധ ബോധോദയത്തിൽ വന്നു ബോധം ഞാനാന്നുള്ള ബോധം വന്നു അപ്പോൾ മറ്റതൊക്കെ ചെല്ലി ചെല്ലാൻ പ്രകൃതി വേറെയാണെന്ന് ബോധ്യമുള്ളൂ അതോടുകൂടി മായാത്ത മന്ദാഹമായി പിന്നെ അദ്ദേഹം മുക്കതിനെ അപ്പോൾ ആ യോഗമാർഗം എന്ന് പറയുന്നതാണ് ശങ്കരാചാര്യ അതെല്ലാം ഇപ്പം തന്നെ നോക്കിയാൽ കാണാവുന്ന തരത്തിലാണ് ഞാൻ ആത്മാവാണ് ഒരിക്കലും അത് അല്ലാതെ ആയിട്ടില്ല അല്ലാതെ ആവൂല്ല ഇതുവരെ അല്ലാതെ ആയിട്ടില്ല ഇപ്പം അല്ലാതെ ആയിട്ടില്ല ഇനി അല്ലാതെ ആവൂല്ല ഏത് കാരണത്താലാണ് ഞാൻ ആത്മാവ് അല്ലാതിരിക്കുന്നു ഇപ്പം തന്നെ ആ ആത്മാവിന് ശരീരപരോ മുഖ്യാദികളോ ഈ കർമ്മങ്ങളോ എങ്ങനെയാണ് ബാധിക്കുക ഒന്നും ഇല്ല അവിടെ അതുകൊണ്ട് നിത്യമുക്തനാണ് ഞാൻ ഇപ്പോഴും പിന്നെ എവിടെ എനിക്ക് ക്ലേശം ഉണ്ടായിട്ടുള്ള കർമ്മഫലങ്ങൾ അടിഞ്ഞുകൂടിയുള്ള ശരീരമന ബുദ്ധിയാദികൾ അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന് വെറും കക്ഷയായിട്ടിരിക്കുന്ന എന്നെ അതൊന്നും ബാധിക്കുന്നില്ലല്ലോ വച്ചു കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കരഞ്ഞതിന് ശേഷം പിന്നെ അവരെ തമാശ പറയുന്നുണ്ടോ അച്ഛണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു കുറച്ച് നേരം കഴിയുമ്പോഴേക്കൊക്കെ പോയി വെറുതെയാണ് അപ്പം ആ താതാത്മ്യപ്പെടൽ നമ്മൾ പിൻവലിച്ചു ഇപ്പോഴും അത് സാധ്യമാണെന്ന് അർത്ഥമാണ് അപ്പൊ ആ ഒരു തത്വം അതിൽ പറയുന്നു നമ്മള് അതല്ലാതെ ആവണില്ല ഇപ്പോഴും അത് തന്നെയാണ് മറ്റോ കന്യമായിട്ടിരിക്കുകയാണ് ഈ പദാർത്ഥ ജഡങ്ങളൊന്നും അല്ല ഞാൻ ചൈതന്യം മാത്രമാണെന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ് നോക്കിക്കാണുന്നത് പറയാം ഇപ്പൊ ഇപ്പോൾ വെജിറ്റേറിയനായിട്ടുള്ള ഒരാൾക്ക് നിന്യം നീചമായി തോന്നും മറ്റേ ആൾക്ക് അതാണ് ഏറ്റവും അധികം പ്രിയങ്കരായി തോന്നുക പദാർത്ഥം ഒന്നാണ് അപ്പൊ മരുവാളെ അമ്മായി നോക്കുന്നത് അവന്റെ കണ്ണും ഭർത്താവ് നോക്കുന്ന കണ്ണും രണ്ടാ ആളൊന്നാണ് പക്ഷെ രണ്ട് ചിത്താണ് അതിനെ നോക്കുന്നത് ഒരാൾ പറയാണ് കാല് കുത്തിയതിന് ശേഷം ഇവിടെ ഗുരുത്താൻ പിടിച്ചിട്ടില്ല മറ്റാള് പറയും അവൾ വന്നതിന് ശേഷം മാത്രമാണ് ജീവിതം എന്താന്ന് ഒരു അടുക്കും ചിട്ടൊക്കെ ആയത് രണ്ടു പേരുടെ പറഞ്ഞു ആളൊന്നാണ് വൃത്തിയില്ലല്ലോ ചിത്രത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടല്ലോ അതിനതീത അതാണ് ഇഷ്ടാനിഷ്ടങ്ങൾ ശരി തെറ്റ് വിധി നിക്ഷേപത്തിന് അതീതമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് അതീതമാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ ചിത്രത്തിൽ രൂപപ്പെട്ടുള്ളതാണ് ഒരാളിപ്പോ ഒരു ഒരു നമ്പൂരി പിന്നെ പെന്തക്കോസ്റ്റ് മിഷനിൽ ജോയിൻ ചെയ്തു ഞാനന്ന് ആ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവരെ ഫെയ്ത്തോമിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം കൂടി അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇതുവരെ വെജിറ്റേറിയൻ വെജിറ്റേറിയനായിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയായി ഇനിയിപ്പോ ഇറച്ചി തിന്നണമെന്ന് നിർബന്ധമുണ്ടോ എനിക്ക് അത് ഇതൊന്നും ശീലമില്ല എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ പാസ്റ്റർ പറഞ്ഞു ഈ ഏതൻ തോട്ടത്തില് ആദാമിനെ അവനെ ശ്രദ്ധിച്ചതിന് ശേഷം തിന്നാൻ കാണിച്ചു കൊടുത്തതിൽ പഴങ്ങളും വെള്ളമൊക്കെ ഉള്ളൂ പഴങ്ങൾ മാത്രമേ ഉള്ളൂ കച്ചിമീനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സിന്ന് കമ്മിറ്റ് ചെയ്തതിന് ശേഷം പാപം ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇറച്ചിയും അതിനും ഒക്കെ തിന്നാൻ തുടങ്ങിയത് അതുകൊണ്ട് സിൻ കമ്മിറ്റീൻ്റെ മുമ്പുള്ള ക്രിസ്ത്യൻ നിയമപ്രകാരം നിങ്ങൾക്ക് വെയിറ്റേറിനായിട്ട് തുടരാമെന്ന് തുടങ്ങി അപ്പൊ എന്താ വെച്ചാല് ഇത് ആയി കഴിയുമ്പോ പിന്നെ അത് തിന്നാം എന്നൊരു തോന്നൽ ഒരാൾ പറയും ചെയ്തു ഒരാൾ പെന്തക്കോസ് മിഷനിൽ ചേർന്ന് കരിമീൻ തിന്നാ പോലെ കഷ്ടായിട്ട് എത്ര സാധനം പറഞ്ഞ ഞാൻ മുമ്പേ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു അവിടെ തന്നെ ഒരാൾ അഭിപ്രായം പറഞ്ഞു അപ്പൊ എന്താ വെച്ചാല് മത്സ്യം തന്നെ പക്ഷെ ആദ്യം എന്താ വെച്ചാൽ ഞാൻ ഒരു ബ്രാഹ്മണനാന്നുള്ള എനിക്ക് സന്യാസി മുസ്ലിമായ പോലെ അതെ ഭാവനയിൽ നോക്കിക്കാണുമ്പോഴേ അത് മറ്റേ ഭാവനയിൽ നോക്കുമ്പോൾ വേറെ വിധത്തിലാണ് കാണാനൊക്കെ ഇപ്പൊ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ വിക്കറ്റ് അത് ഇത് ഇത്ര സ്കോർ എന്നൊക്കെ പറഞ്ഞ എനിക്കൊന്നും തോന്നില്ല ഗിന്നസ് ബുക്കിൽ പേര് വരാൻ മാത്രമായിട്ടുണ്ട് എന്റെ കാരണം ഈ കാലത്ത് ക്രിക്കറ്റ് അറിയാത്ത ഏക വ്യക്തി തന്നെ പക്ഷെ ഓരോരുത്തർ വേറെ നമ്പർ കേൾക്കുമ്പോൾ തുള്ളിച്ചാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് കാരണം എന്റെ ചിത്തം അത് റെക്കോർഡ് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ പിന്നെ മെറിറ്റും ഡീമെറിറ്റും എനിക്ക് അറിഞ്ഞൂടാ യു കെ eh, അല്ലേ യു കെയിലാണ് പോകുമ്പോ എന്ത് ആവേശത്തോടു കൂടി അവരിതൊക്കെ കണ്ടെന്ന് പറയും ഇവിടുത്തെ സെർവൻസ് വരെ എനിക്ക് അത്ഭുതം തോന്നുകയാണ് കാരണം എന്റെ യുദ്ധം അതുമായിട്ട് അസോസിയേഷൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ചിലർക്ക് കരിമീൻ ഇല്ലാതെ ആഹാരം ഇറങ്ങില്ല ചിലർക്ക് ചിലർക്ക് കണ്ടാൽ ആഹാരം ഇറങ്ങില്ല അപ്പൊ ഓരോ ചിത്രത്തിൻ്റെതാണ് ചിത്രം ഏതാണോ ഉൾക്കൊള്ളുന്നത് വെച്ചാൽ അതിനനുസരിച്ചാണ് ഇപ്പോൾ പിന്നെ ഇറച്ചി ഇറച്ചി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രിയമാണ് പോർക്ക് നേരെ മറിച്ച് മുസ്ലിംസിന് അത് അറാമാണ് പന്നി എന്ന് പറയുന്ന ഹിൻസറിന് അവിടെ I see it very bad അപ്പം അങ്ങനെ ഓരോ ചിത്ത ഓരോ തരത്തിലെ ചൂ ചെയ്ത് വെച്ചത് കൊണ്ട് അങ്ങനെ മതമായാലും ശരി ആയാലും ശരി സാമ്പത്തികമായിട്ടുള്ള മേലി താഴെയും കടകളായാലും ശരി എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ പിന്നെ ഒരു വധു വീട്ടിൽ വന്നു എന്ന് കഴിഞ്ഞാൽ അതിനെ വെറുത്തു എല്ലാവരും സ്വഭാവം പറ്റുന്നില്ലാത്തവണ് കാണുന്നതിന് അടുക്കും ചിട്ടയില്ലാത്തവണ് വളരെ വെറുത്തു എന്ന് വെക്കാം അതിനെ കാണുന്നേ ഇഷ്ടമല്ല പക്ഷെ അതിൻ്റെ അച്ഛൻ വന്നിട്ട് അച്ഛനും അമ്മയും വന്ന് അതിനെ വിളിച്ചുകൊണ്ട് പോകണം അവർക്കാണെന്ന് എന്തൊരു പ്രിയം ആണ് കാണുന്ന സമയത്ത് അവരുടെ മനസ്സിന് വലിയ സമാധാനം സന്തോഷം അപ്പോൾ ആ ചിത്തം അതിനോടുള്ള നമ്മൾ വെറുത്തു എന്ന് വിചാരിച്ചാൽ വെറുക്കപ്പെട്ടൊരു ആയിട്ട് മാറുന്നില്ല മറ്റുള്ള ചിത്രത്തിന് അത് അത്യന്തം പ്രിയങ്കരായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും ഒരു ചിത്രത്തിൻ്റെ ഒരു പിന്നെ അഭിപ്രായത്തിലല്ല ഒരു വസ്തുവിൻ്റെ നിലയിൽ ഓരോ ചിത്രത്തെ സംബന്ധിച്ച് ആ വസ്തു ഭിന്ന ഭിന്ന പ്രകൃതി കാഴ്ചവെക്കുന്നു അംഗീകരിക്കാനുള്ളോ അതിനെ പ്രബലപ്പെടുത്താനുള്ളോ ഈ നിയമം പറയുന്നത് ദൃഷ്ടി ദൃഷ്ടി അതായത് ഒരു ദൃഷ്ടിയാണല്ലോ ദൃഷ്ടി ഉണ്ടാക്കുന്നത് അത് നല്ലതാണ് ഒരു ദൃഷ്ടിയാണ് കൽപ്പിക്കുന്നത് പക്ഷെ വേറൊരാളത് അത് നല്ലതല്ല എന്നും പറയുന്നു കാരണം അയാളുടെ ദൃഷ്ടി അത് നല്ലതല്ല എന്ന് കൽപ്പിക്കുന്നു വേറൊരാളുടെ ദൃഷ്ടി അത് നല്ലതാന്ന് പറയുന്നു ഓ ഇത്ര നല്ലൊരാളെ ഞാൻ കണ്ടിട്ടില്ല ഏത് ഇയാളോ ആ നല്ല കണക്കാ അയാളെ മാതിരി ഒരു അയോഗ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് മറ്റയാൾ പറയും അയാളെ ദൃഷ്ടി അങ്ങനെയാണ് സൃഷ്ടി സൃഷ്ടിച്ചിരിക്കുന്നത് അയാളെ ഇയാളെ ദൃഷ്ടി ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് ദൃഷ്ടി സൃഷ്ടി വാദമാണ് എനിക്ക് ഇവിടെ ഈ പറയുന്നത് ദൃഷ്ടിവാദമാണ് ഇതൊക്കെ അല്ലാതെ വാസ്തവത്തിലുള്ളതല്ല എന്നർത്ഥം ഒരു പദാർത്ഥം അതിന്റെ സ്വരൂപത്തിൽ വീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാവും അപ്പൊ ആ ദൃഷ്ടി നമ്മൾ കളയണം നമ്മുടെ ചിത്തം കൊണ്ട് ധരിച്ചു വെച്ചതായുള്ള പലതും ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് നമ്മൾ വിമുക്തരാകുന്ന സമയത്ത് ഒരു വസ്തുവിനെ സ്വന്തമായിട്ട് നോക്കി കാണാൻ നമുക്ക് കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് നോക്കി കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ ചീത്ത എന്ന് പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു വേറെ നമുക്ക് രണ്ടുപേർക്കും നിങ്ങൾ നിങ്ങളെ ചീത്ത എന്ന് പറയാനുള്ളതായ കാരണത്തെ ഇല്ലായ്മ ചെയ്തു നല്ലതാന്ന് പറയാനുള്ള കാരണത്തെ ഞാനും ഇല്ലായ്മ ചെയ്തു അപ്പൊ നമുക്ക് ആ വസ്തുവിന്റെ തനി നിറത്തിൽ നമുക്ക് അതിന് കാണാൻ കഴിയും അപ്പൊ ഒരു അത് അങ്ങനെ കാണാം അതിനാണ് വൈരാഗ്യം അതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് പിന്നെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മളെ ഇമ്പോസിഷനാണ് ശരിയും തെറ്റും നമ്മളെ ഇമ്പോസിഷനാണ് വിധി നിഷേധം ഇമ്പോസിഷനാണ് ആ ഇമ്പോസിഷനൊക്കെ ഇല്ലായ്മയെ പ്രാപിക്കുന്നതിനാണ് വൈരാഗ്യം എന്ന് പറയാം ദൃഷ്ട അനുശ്രവിക വിഷയ വിദർശസ്യ വശീകാര സത്യ വൈരാഗ്യം കണ്ടതും കേട്ടതിലും പരിപൂർണ്ണ വിടുതൽ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മുൻധാരണകളിൽ നമ്മൾ വിടുതൽ പ്രാപിക്കുക ഫ്രീഡം ഫ്രം ലോ എന്നാണ് കൃഷ്ണമൂർത്തി ഒരു ബുക്ക് എഴുതിയില്ല ഇതിനു പക്ഷെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡോക്ടർ ആരാന്ന് വെച്ചാലേ അതാരാ എന്ന് ചോദിച്ചു അത് പിന്നെ നീലഗിരി മലയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് എന്താ പേര് പേരില്ലതാണ് എന്തൊക്കെ അവന് അറിയാം അവന് കന്നു വയ്ക്കാൻ അറിയാം പാട്ട് പണിയെടുക്കാൻ അറിയാം അങ്ങനെയാണ് അതാണ് ഒരാളുടെ സംസ്കാരം നേരെ മറിച്ച് വേറൊരാളെ കണ്ടാൽ ഇവൻ എന്ത് ജാതിയാ ആദ്യം ചോദിക്കും വേറൊരാൾ കണ്ടാൽ ഇവന് പൊളിറ്റിക്സ് വല്ലതും ഉണ്ടാവും കമ്മ്യൂണിസ്റ്റ് ആണോ അതോ മാർക്സിസ്റ്റ് ആണോ എന്താണ് വേറൊരാള് കണ്ടാലും എന്താ ഇവൻ എന്താ തിന്ന ഇറച്ചിന്നോ അതോ വെജിറ്റേറിയനാണോ എന്നാ ചോദിക്കാം വേറെ ആള് കുറച്ച് സ്മോൾ അടിക്കാൻ കൂടിത്തരാൻ പറ്റുന്ന പയ്യനാണോ കുറച്ച് വൈകുന്നേരം ഒന്നിച്ചു കൂടാൻ പറ്റുന്നതാണോ വേറെ ചില കുട്ടികൾ കണ്ടാൽ അവൻ എന്തൊക്കെ കളി അറിയാം അപ്പൊ ഓരോരുത്തരും അവരവരുടെ ചിത്രത്തിന്റെ സംസ്കാരം അതിന്റെ മേലെ സൂപ്രംപോസ് ചെയ്ത് അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും എന്നിട്ട് അതുമായിട്ട് ഐഡന്റിക്കൽ ആണെങ്കിൽ ആ തിരക്കുണ്ട് നല്ല കുട്ടിയാണ് അവിടെ ഇരുന്നു ഐഡന്റിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ ഏയ് കൊള്ളില്ല ഒന്ന് ഈ good for nothing good for nothing ആയിട്ട് ആരുമില്ല അവിടെ എല്ലാവരും ഗുഡ് ഫോർ സംതിങ് ആണ് അപ്പോൾ സംതിങ് നിങ്ങൾ എന്തിനു കൊള്ളാമെന്ന് ഞാൻ അറിയണം എങ്കിലേ നിങ്ങൾക്ക് വാല്യൂ എത്തിക്കാം ഏയ് അയാളൊന്നും കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തിനു കൊള്ളാം എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത ആളാണ് ഞാൻ അപ്പൊ ഞാനൊരു വര എവിടെയും കൊണ്ട് നടക്കാം അതിന് യോജിക്കുമല്ലേന്നും മാത്രം നോക്കി നടക്കുന്ന ആളാണ് എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യാം എല്ലാവരും അങ്ങനെ ചെയ്യുന്നു അതുകൊണ്ടാണ് അതിന് വിട്ടെടുക്കാൻ കഴിയുന്നവർക്കേ ഉള്ളൂ സമാധാനം എന്ന് പറയുന്നത് സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് പറയാൻ പറ്റില്ല കുറച്ചു കഴിയുമ്പോ ഈ അഭിപ്രായം പറയുന്നൊക്കെ തന്നെ സ്വാർത്ഥതയുള്ള കാലത്തെ പറ്റുള്ളൂ പിന്നെ സ്വാർത്ഥത എന്ന് പറഞ്ഞപ്പോ ഒരാൾ ഇവിടെ വന്നു ഞാൻ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞ പറ്റില്ല എന്ന് പറയാണ്ടി വരും കാരണം നമ്മുടെ ഭാര്യയും കുട്ടികളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എന്ത് സാധനം കള്ളനാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ സ്വാർത്ഥത ഉപയോഗിക്കേണ്ടി വരും വേറെ മറിച്ച് നമ്മളൊരു സന്യാസിയായിട്ട് ഒരു ഒരു വസ്തു കയ്യില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വേറെ ആൾ വന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കണം അവൻ സന്തോഷമായി ഒരു കൂട്ടുകാരനായല്ലോ പേടിക്കണ്ടല്ലോ സ്വാർത്ഥം ഇല്ലെങ്കിൽ സ്വാർത്ഥമുള്ള കാലം വരെ നമുക്ക് ഈ നിയമം മുഴുവനും അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ധർമ്മ നിയമങ്ങളുണ്ട് ധർമ്മ ഒരു പാമ്പ് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ വന്നു ഒരു ആശ്രമത്തിൽ ഒരു സന്യാസി ഇരിക്കുക ഒരു പാമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഓ അതിന്റെ സഹോദരനും വന്നിട്ടുണ്ട് കൂട്ടുകാരുണ്ടല്ലോ എന്നേ ആൾ വിചാരിക്കുള്ളൂ നേരെ കുറച്ച് കുട്ടികളെ കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പിനെ കണ്ടാൽ നമുക്കതിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ധർമ്മമാണ് വടക്കാഞ്ചേരി കണ്ടില്ലേ എസ് എൽ സി പഠിക്കുന്ന പെൺകുട്ടിയാണ് രാവിലെ എഴുന്നേറ്റ് മരിച്ചു കിടക്കും ആശുപത്രി കൊണ്ടുപോയപ്പോൾ കാലിനൊരു പഞ്ചർ മാർക്കുണ്ട് അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഒരു മൂക്കം പാമ്പുണ്ടായിരുന്നു ഒരു പെൺകുട്ടി നമ്മൾ കൃഷ്ണനെ ഇതാകുന്ന സമയത്താണ് ആ ന്യൂസ് വായിച്ചിട്ട് ഞങ്ങൾക്ക് പറിച്ചു പോയി അയ്യോ ഇതൊക്കെ പിന്നെ വടക്കഞ്ചേരിയാണല്ലോ ഇതും സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് സത്സംഗം കൊണ്ട് വിവേകം ഉണ്ടാക്കിയിട്ടാണ് മെല്ലെ മെല്ലെ മെല്ലെ ഈ മാർഗത്തിൽ നിന്ന് ഇങ്ങനെ രാക്ഷസീയ മാർഗത്തിൽ നിന്നും പൈശാചിക മാർഗത്തിൽ തിരിഞ്ഞ് തിരിഞ്ഞു തിരിഞ്ഞു സാത്വിക മാർഗത്തിലേക്ക് മെല്ലെ കിടക്കുമ്പോഴാണ് പല തിരുത്തലുകൾക്കും നമ്മൾ വിധേയരാവുക അങ്ങനെ തിരുത്തി തിരുത്തി കാലക്രമേണാണ് ആ സാത്വിക മണ്ഡലത്തിലേക്ക് കിടക്കുക പിന്നെ ഋഷിമാരുടെയും ദേവന്മാരുടെയും ഒക്കെ ആയിട്ടുള്ള ആദ്യം ദേവന്മാരുടെ ഇതിൽ പിന്നെ ഋഷിമാരുടെ ഇതിൽ കിടക്കും അങ്ങനെ അങ്ങ് പോകും മേലോട്ടെന്നാണ് അത്യാവശ്യമാണെന്നാണ് അതിന് കാരണം ഉണ്ടാവുന്നതാണ് ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ മാറ്റും ഒന്നാമത് പൈസ വീട്ടിൽ വെക്കില്ല കിട്ടിയാൽ അപ്പം തന്നെ ബാങ്കിലോ എന്നെ കൊണ്ടുപോയിട്ട് എന്നാൽ ഒരാൾ കള്ളനാക്കണ്ടല്ലോ എൻ്റെ അടുത്ത് അമ്പതിനായിരം റുപ്യ കട്ടു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ പോലീസ് പിടിച്ച് മെയിൻ ചെയ്യണോ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ച് തല്ലും ശരിയായിട്ടുള്ള ആളെ കിട്ടിയെന്നും കിട്ടിയില്ലെന്നും വരും അപ്പോൾ അതിനൊക്കെ കാരണം നമ്മളാണ് നമ്മളെന്ത് ചെയ്യും ആരാണ് ദോഷം വരുന്നത് യാതൊരു വസ്തു നമ്മൾ ചെയ്യില്ല ഒക്കെ പ്രിക്കോഷൻസ് എടുക്കും ആ സമയത്ത് കുട്ടികളെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കില്ല ഒക്കെ പിന്നെ ആരാനെ കുഴപ്പക്കാരാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുകയും കാരണം എന്താ വെച്ചാൽ ഉള്ളിൽ വാസനകൾ ഉണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴായിരിക്കും ആ വാസന പുറത്തേക്ക് വരും അപ്പൊ ആ വാസനയെ പുറത്തേക്ക് ചാടിക്കത്തക്ക വിധത്തിൽ നമ്മളൊരു ഏതു ആവണ്ട അതിന്റെ ആ എക്സ്ട്രീമിന് പോയപ്പോഴാണ് മുഹമ്മദ് നബി അവിടെ വലിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി കയ്യിന് കൈ പോലും പുറത്തേക്ക് കാണാതെ ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ പറയാം കാരണം എന്തെങ്കിലും കണ്ടിട്ട് ഇനി അവരുടെ ഉള്ളിലെ വാസന പുറത്തേക്ക് അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ പക്ഷെ അതും പറയുന്നതാണ് ഈശ്വരന് മാത്രമേ പ്രപഞ്ച കാര്യങ്ങൾ അറിയുള്ളൂ നമ്മളെ കാര്യങ്ങൾ ഈശ്വരനെ അറിയുള്ളൂ അപ്പൊ ഈശ്വരന് അത് അറിയാന്നുണ്ടെങ്കിൽ ഈശ്വരനെ നമ്മളെ നയിക്കാനും പറ്റുള്ളൂ നമുക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പോഴാണ് ഈശ്വരൻ എന്ത് ചെയ്തു കാലസ്വരൂപിയായി കാലം കർമ്മസ്വരൂപിയായിട്ട് ഓരോ ജീവനി ഓരോ കർമ്മങ്ങളാണല്ലോ പാമ്പൂരിപ്പാടിനെ ഒരു കർമ്മം എടുത്തിട്ടാണ് ബോംബെയിൽ കൊണ്ടുപോയത് പൂജ എന്നുള്ള കർമ്മമാണ് അങ്ങോട്ട് കൊണ്ടുപോയത് കൽക്കട്ടെ കൊണ്ടുപോയത് ലോകം മുഴുവൻ കൊണ്ടുപോകുക എല്ലാ കർമ്മമാണ് അപ്പൊ ഈശ്വരൻ കാലസ്വരൂപിയായി കാലം കർമ്മസ്വരൂപിയായിട്ട് ജീവന്മാരെ മുന്നോട്ട് നയിക്കുന്നു എന്നാണ് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നമുക്ക് അറിഞ്ഞൂടാ അനന്തമായിട്ടുള്ള ഈ ബ്രഹ്മാണ്ടത്തിൽ നമുക്ക് വഴിയറിയില്ല അപ്പൊ ഈ കർമ്മത്തെ നമ്മൾ മുറുകെ പിടിക്കുകയാണ് കർമ്മത്തെ അവനായിട്ട് സ്വധർമ്മത്തെ മുറുകെ പിടിക്കുക കാരണം ആ കർമ്മസ്വരൂപിയാണ് ഈശ്വരൻ ഈശ്വര സ്വരൂപമാണ് നമ്മുടെ ഈ ധർമ്മം സ്വധർമ്മം എന്ന് പറയുന്നത് അപ്പൊ അതിന് മുറുകെ പിടിക്കുന്നവരെ ആ സ്വധർമ്മം വേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് കാരണം ഈശ്വര സ്വരൂപമാണ് നമുക്ക് പ്രത്യക്ഷമായിട്ടുള്ള സ്വരൂപം ഈശ്വരന്റെ സ്വരൂപം എന്താണ് നമ്മുടെ സ്വധർമ്മം ആ സ്വധർമ്മം എങ്ങനെയാണ് വരുന്നത് കാലം കാലസ്വരൂപിയാണ് സ്വധർമ്മമായിട്ട് വരുന്നത് കാലമാണ് ഈശ്വര സ്വരൂപിയായിട്ട് വരുന്നത് അപ്പൊ ഈശ്വരൻ കാലമായിട്ടും കാലം കർമ്മസ്വരൂപിയായിട്ടും കർമ്മം ജീവന്മാരെ കുറിച്ച് കിടക്കുന്നുണ്ട് അത് വർക്ക് വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയില്ലേ അപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിച്ചാലേ അവർ എത്തേണ്ട അടുത്ത് എത്തുള്ളൂ എത്തിക്കാൻ കഴിയുള്ളൂ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് ആ വണ്ടി കയറിയാലേ എന്നെ ഡൽഹി എത്തിച്ചേരാൻ വണ്ടിക്ക് കഴിവുണ്ട് പക്ഷെ അതിൽ കയറിയിരിക്കണ്ടേ അത് നമ്മൾ ചെയ്യണം അപ്പൊ അതുപോലെ പഠിക്കേണ്ട കുട്ടികളാണെന്ന് വെച്ചാൽ പുസ്തകങ്ങളൊക്കെ വായിച്ച് അന്നൊന്ന് എടുത്തൊക്കെ അന്നൊന്ന് വായിച്ച് പഠിച്ചു എന്നുള്ളത് ആ പുസ്തകത്തിലെ ഏടുകളാണ് അവരെ ഇങ്ങനെ നയിക്കുക ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഫ്രാൻസിലോ എവിടേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെ അവിടേക്ക് എത്തിക്കുന്നത് ആ കർമ്മം പ്രാർത്ഥിക്കും നിങ്ങൾ സിൻസിയർ ആയിട്ട് ഒരു കർമ്മം പിടിച്ചു ആ കർമ്മം നിങ്ങൾ എവിടെയൊക്കെ എത്തിക്കുന്നു ഇപ്പോൾ ബോംബെ പോയത് മറ്റൊക്കെ ആ സംഖ്യാശാസ്ത്രല്ലേ അവിടെ കൊണ്ടേ ഇതൊക്കെ ഇനിയിപ്പോൾ അതിൽ നിങ്ങൾ കുറച്ചും കൂടെ വിദഗ്ധനാവുകയാണ് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ അത് നിങ്ങളെ നിങ്ങളെന്ത് ഒരിക്കലൊക്കെ എത്തിക്കാൻ പര്യാപ്തമായി വരാം അതാണ് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഏതാ കർമ്മം ഏതാ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് കിട്ടുന്ന അതിന്റെ മുറുക പിടിച്ചാൽ മതി നിങ്ങൾ ആ ഫാക്ടറി തന്നെ മുറുക പിടിച്ചാൽ അതിൽ സിൻസിയർ ആവുക വെച്ചാൽ അതിന്റെ ഇതിനു വേണ്ടി നമ്മൾ വിദേശമൊക്കെ യാത്ര ചെയ്യേണ്ടത് അതിൻ്റെ ആ കുറച്ചും കൂടി വലുതാവുമ്പോൾ അതിൻ്റെ പ്രചരണാർത്ഥം അതിൻ്റെ പിന്നെ ഏജൻസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് അവിടെ റെപ്രസെൻ്റ് ചെയ്യണം നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അത് നിങ്ങൾ എല്ലാ സ്ഥലത്തും എത്തിക്കും ഏതെടുത്താലും മതി തീപ്പെട്ടി കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ തീപ്പെട്ടി കമ്പനിയുടെ ഏജൻ്റായിട്ട് നമ്മൾ അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസിലൊക്കെ പോകേണ്ടി വരും എന്തായാലും ശരി ഏതായാലും മുറുകെ പിടിച്ചോ അത് അവിടെ നമ്മളെ സിൻസിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ജനാർദ്ദന പ്രീതി ആദ്യം പ്രകടാവുക ജനപ്രീതി കൂടെ ജനങ്ങൾ നമ്മൾ പ്രീതരാകും അത് കഴിഞ്ഞ് ജനാർദ്ദന പ്രീതി പിന്നത്തെ ലക്ഷണം എന്ന് വെച്ചാൽ ആഗോളാക്കുക വിശ്വരൂപം ആദ്യം ഭഗവാന്റെ സ്വരൂപം കാണിച്ചത് തരും ഏഴും ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചത് വിശ്വരൂപം കാണിക്കുമ്പോൾ ആ ലോകത്ത് പലതരത്തും പോണ്ടി വരുന്നതാണ് ഏതൊരാളും അയാളുടെ കർമ്മത്തിൽ സിൻസിയറായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെക്കഗ്നീഷൻ എങ്ങനെ വെച്ചാൽ വേൾഡ് ടു ലോകം മുഴുവൻ കാണാൻ അതാണ് ഈശ്വരന്റെ വിശ്വരൂപം എന്ന് പറയുന്നത് ആണ്ട് വരും അവിടെയൊക്കെ പോകേണ്ടി വരും അതിന് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ വിളിക്കും പോകേണ്ടി വരും അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളെ വിശാലത വർദ്ധിക്കുകയാണ് ഈശ്വരൻ്റെ എല്ലാ ഈശ്വര സ്വരൂപമാണ് ഈശ്വരൻ തന്നെയാണ് ഈ മംഗോളായ മംഗളോടായതും കോക്കസോടായതും ബ്രിട്ടീഷുകാരായതും അമേരിക്കക്കാരായതും എല്ലാം ഈശ്വരൻ തന്നെയാണ് അപ്പോൾ അവിടെ ചെന്ന് ഈശ്വരൻ്റെ അനന്ത മഹിമകളെ കാണുക അതിൻ്റെ മറ്റു തരത്തിലുള്ളതൊക്കെ കാണുക അപ്പോൾ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഞാൻ ഇന്ന ആളാണെന്നുള്ള തോന്നലാണ് പൊക്കും പോയി കഴിഞ്ഞ് ഞാൻ ഈശ്വരൻ്റെ അവരൊക്കെ ഈശ്വരൻ്റെ എല്ലാവരും സമൻ സർവേഷു ഭൂതേഷു എന്നാണ് കൃഷ്ണന്ത പരമേശ്വരൻ എന്ന് സമൻ സർവേഷു പിന്നെ ഭൂതേഷു എന്നാണ് അല്ലാതെ പിന്നെ നമ്പൂരീഷു എന്നോ ഹിന്ദുഷു എന്നോ സമം ഹിന്ദുഷു ദൃഷ്ടന്ത പരമേശ്വരൻ എന്നല്ല പറഞ്ഞു ഹിന്ദുക്കളിൽ മാത്രം എന്ന് പറഞ്ഞില്ല ഭൂതേഷു എന്നാണ് ഭൂതം എന്ന് പറഞ്ഞാൽ ഈ എനർജി ചലിച്ച് എന്തൊക്കെയായോ അതാണ് ഭൂതം എന്ന് പറയുന്നത് അപ്പൊ അതിലെല്ലാം ഈശ്വരൻ സമനായിട്ട് വസിക്കുന്നു എന്നാ പറയുന്നത് സായിമാരിൽ കുറച്ച് കൂടുതലും നീഗ്രോക്കാരിൽ കുറച്ച് കുറച്ചൊന്നും പറഞ്ഞില്ല സമം സർവേഷു ഭൂവേഷു ദൃഷ്ടന്ത പരമേശ്വരൻ എന്നാണ് അപ്പൊ അത് വ്യക്തമാകും ഓരോ സ്ഥലത്ത് കാണുമ്പോൾ ഓരോരുത്തരുടെ സിൻസിയറിറ്റി അവരുടെ അധ്വാനശീലവും അവരുടെ ആ മര്യാദയും അവരുടെ ഭക്തിയും ഒക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ളതായ സ്വാർത്ഥത അങ്ങ് പോകും പോയി കഴിയുമ്പോൾ നമ്മൾ ഈശ്വരന്റെ ഒരു ഭക്തനായി മാറുകയാണ് അപ്പൊ അതിനുവേണ്ടി നാനാത്വങ്ങളെ ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങൾ അന്യ ദേശങ്ങളെയും അന്യ ആളുകളെയും പോയി കാണുകയും അത് എൻ്റെ അനന്ത കുറിച്ച് നിങ്ങളെ കൂടുതൽ വേഗം ബോധവൽക്കരിക്കുന്നു പ്രായമുള്ള അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ഥലത്ത് കുറച്ചതായി കഴിഞ്ഞാൽ ഒന്ന് പോകാൻ തോന്നുമല്ലോ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എന്നാൽ പിന്നെ അതിന് അപ്പുറം പോകാൻ തോന്നും അങ്ങനെ പോയി പോയി നമ്മുടെ നാടൊക്കെ കഴിയുമ്പോൾ പിന്നെ കാണാൻ ഈശ്വരൻ അതിനനുസരിച്ച് സൗകര്യം ഉണ്ടാക്കി തരും ഒരു പാക്കേജ് ടൂർ ആയിട്ട് അങ്ങോട്ട് ഇരുപതിനായിരം റുപ്യ കൊടുത്താൽ മതി സിംഗപ്പൂർ പോയി വരാമെന്ന് പറയും പിന്നെ വേറൊരു സ്ഥലത്ത് പോകാമെന്ന് പറയും അങ്ങനെ പോയി പോയി അവസാനം നമുക്ക് ചിലവൊന്നും ഇല്ലാതെ പോകാനുള്ള സൗകര്യങ്ങൾ ഭഗവാൻ ഒരുക്കുന്നവരാണ് ഭഗവാന്റെ ശരീരമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ പ്രപഞ്ചത്തിൽ എല്ലാ സ്ഥലത്തും എത്തിക്കാൻ എല്ലാ സ്ഥലത്തും എത്തിച്ചിട്ടുള്ള ആളെ ശൂന്യാകാശത്തേക്കും ഭഗവാൻ ക്ഷണിച്ചുകൊണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയാണ് അപ്പൊ നമ്മളൊന്നും എതിർക്കരുത് കാരണം നമ്മള് സങ്കുചിതമായിട്ടൊരു ആശയത്തിന്റെ അടിമയായിട്ട് അധികം നിൽക്കില്ല ഒരു തൊട്ടിൽ കുട്ടികളെ കിടത്തി കഴിഞ്ഞാൽ നടക്കാറായി കഴിഞ്ഞാൽ പിന്നെ ആ തൊട്ടിൽ കിടക്കും ഇല്ല അതുപോലെ ഒരു ജാതിയിൽ നമ്മൾ ജനിച്ചു ഒരു പ്രത്യേക ആചാരത്തിൽ നമ്മൾ ജനിച്ചു പക്ഷെ അതിൽ അത്ര വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിച്ചിട്ടാണല്ലോ പുറത്തു വരിക ഗർഭാശയത്തിൽ പത്ത് മാസത്തിലേ കിടക്കുള്ളൂ അത് കഴിഞ്ഞ ഗർഭാശയം ആ നിയമം ലംഘിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത് കോഴിമുട്ടത്തോട് പൊട്ടിച്ചിട്ടാണ് പിള്ളേർ പുറത്ത് വരുന്നത് കോഴിക്കുഞ്ഞുങ്ങൾ അതുപോലെയാണ് നമ്മൾ നേരെ കുറച്ച് അതിനുള്ളിൽ തന്നെ ഇരിക്കാൻ വെച്ചാൽ കുഞ്ചു കലങ്ങി ചത്തുപോകും ഒരു കോഴിക്കുഞ്ഞ് വളരേണ്ട സമയം കഴിഞ്ഞ് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞ് പിന്നെയും അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ അങ്ങനെ അതുപോലെ പത്ത് മാസം കഴിഞ്ഞ് പിന്നെ പ്രസവിക്കുന്നില്ലെങ്കിൽ കുട്ടിയെ ചിത്രം ചെയ്തില്ലെങ്കിൽ കുട്ടി അതിൻ്റെ ഉള്ളിൽ ചാവും ഒരാഴ്ച വരെ കാക്കുള്ളൂ അപ്പൊ അതുപോലെയാണ് നമ്മൾ ഒരു ജാത്യാചാരങ്ങളിലോ ഒരു പ്രത്യേക ഇതിലോ ഉറച്ച് അങ്ങനെ തന്നെ നിൽക്കാൻ ചായൽ നശിച്ചു ഉത്കൃഷ്ട ധർമ്മത്തെ അറിയില്ല അത് മാതംഗ മഹർഷിയുടെ ഒരു ആഖ്യാനം ഉണ്ടായിരുന്നു സ്വന്തം കുലധർമ്മത്തിലും ജാതിധർമ്മത്തിലും അടിയുറച്ച് നിൽക്കുന്ന ആൾ ഉന്നതധർമ്മത്തെ അറിയാതെ പോകുന്ന ആള് ആ അഭിമാനിക്കുന്ന ആളെന്നാണ് അഭിമാനിച്ചിട്ട് ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ നമ്പൂരിയാണ് എവിടെയും പോവില്ല ഞാൻ എനിക്ക് ഐത്താവും എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ അവിടെ കിടന്ന് ചീഞ്ഞാളിഞ്ഞ് പോവുകയുള്ളൂ എന്നാണ് നേരെ കുറച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞ ഈശ്വരന്റെ അനന്ത മഹിമകൾ സമം സർവേഷു ഭൂതേഷു ദൃഷ്ടന്തം പരമേശ്വരൻ ഈശ്വരൻ പറഞ്ഞിട്ട് പോലും ഞാനത് അനുസരിച്ചില്ല വക വെക്കാതെ ഞാൻ അതല്ല എൻ്റെ ഇവിടുന്ന് നിങ്ങൾ പോയാൽ അയിത്താവുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ ഇരുന്നാൽ നമ്മൾ നശിച്ചു പോയിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ അധവന്മാരാണ് നമ്മളെ നയിച്ചതെന്ന് അർത്ഥം ഇത്രയും കാലം അധവന്മാരാണ് നയിച്ചതെന്ന് കാണുമ്പോൾ ഉത്തമന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളും അവരുടെ ഇതൊക്കെ നമ്മളനുസരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ ബാധ്യസ്ഥരാണെന്ന് അപ്പോൾ അവിടെ അങ്ങനെ ചർച്ചകളുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാല് കുറച്ചൊക്കെ പറയണ്ടേ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു കുറച്ചൊക്കെ അന്യമതക്കാരുടെ ദോഷങ്ങളെ കുറിച്ച് കുറച്ചൊക്കെ നമ്മൾ പറയണ്ടേന്ന് പറഞ്ഞു കുറച്ച് ആൾക്കാർ അപ്പോൾ എന്താ വെച്ചാൽ പറയൊക്കെ ചെയ്യാം പക്ഷെ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു ഞാൻ ബ്രിയ സത്യം അപ്രിയെന്ന് അപ്രിയ സത്യം പറയരുത് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു അപ്പോൾ നമ്മൾ ഗുരുക്കന്മാരെ അനുസരിക്കണോ അതോ നമ്മളെ നാട്ടുകാർ പറയണം ഒക്കെ പറയണം എന്ന് പറയണം ഇവരെ അനുസരിക്കണം അപ്പോൾ നമ്മൾ അനുസരിക്കുന്നു വരെയാണ് കൊള്ളനാഥകരെ അനുസരിക്കുന്നു കുറച്ച് ഗുരുക്കന്മാരെ ധിക്കരിക്കുകയും ചെയ്യും സത്യം പുറിയാൽ പ്രിയം പുറിയാൽ ഞാൻ പുറിയാൽ സത്യം അപ്രിയം അപ്രിയ സത്യം എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് അപ്പൊ അസത്യം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് സത്യം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് പ്രകാശം കൊണ്ടാണ് പോയാൽ മതി ഇരുട്ട് തനിയെ പൊക്കോളും ഇരുട്ടിനെ പഠിക്കേണ്ട ആവശ്യം എന്താ ആവശ്യമില്ല അതുകൊണ്ടാണ് പിന്നെ ഗോപാലകൃഷ്ണൻ ഈ മഹാത്മ്യങ്ങൾ മാത്രമാണ് പറഞ്ഞു നടക്കുന്നത് മഹാത്മാക്കളെ ഈ ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയ തത്വങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതറിയാതെ തെറ്റിദ്ധരിച്ചാണ് ആളുകൾ ആചരിച്ചത് അപ്പോൾ അതിന് ശരിയായുള്ള ശാസ്ത്രീയ വശം ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മനുഷ്യർ അവരവരുടെ അന്ധവിശ്വാസം അനായത്തിൽ രക്ഷപ്പെട്ടോളുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഗോപാലകൃഷ്ണൻ ഒരു അവതാരം പോലെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഉദാഹരണമായിട്ട് ഈ ഗണപതി ഹോമം ഗണപതി ഹോമത്തിൽ ചകിരി കത്തുന്ന സമയത്ത് സൾഫർ കോമ്പൗണ്ട് ലിബറേറ്റ് ചെയ്യുന്നു ചിരട്ട കത്തുമ്പോൾ ഫിനോളി കോമ്പൗണ്ട് ലിബറേറ്റ് ചെയ്യുന്നു കഴമ്പ് കത്തുന്ന സമയത്ത് ആണ് ഇതെല്ലാം anti fungal anti viral anti bacteria ആണ് അപ്പോൾ ഈ അണുനാശിനി അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആ വീട് മുഴുവൻ ശുദ്ധായി നടത്തും രോഗാണുക്കളൊന്നും ഇല്ലാതെ അപ്പോൾ ഇത് കേട്ടതിന് ശേഷം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കം ഇത് ചെയ്യുന്നിരുന്ന അപ്പോൾ ഈ ആചാരങ്ങളുടെയൊക്കെ ശാസ്ത്രീയ വശം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് അതുപോലെ തുളസി ഇവിടെ വെക്കുന്നതിനെ കുറിച്ച് പറയും തുളസി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ ഫുട്ട് ഇവിടെ ബെലഡോണ പ്ലാസ്റ്റർ വെച്ചാൽ എത്രയാണോ അബ്സോർബ് ചെയ്യുക അത്രയാണ് ഇവിടെ ഒരു സ്ക്വയർ സെന്റിമീറ്റർ വെച്ചാൽ മതി ഇവിടെ ഏറ്റവും അധികം ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു സ്ഥലതാണ് ഈ ഇയർ ഇതിൻ്റെ ബാക്ക് ബാക്ക് വശം അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പിന്നെ തുളസിയൊക്കെ വയ്ക്കുക അമ്പലത്തിൽ പോയി കിട്ടുന്ന സാധനമൊക്കെ ഇവിടെ വയ്ക്കുക കാരണം അവിടുന്ന് അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്യണം അപ്പോൾ ആ തുളസിയിലുള്ള കെമിക്കൽസ് ഉണ്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു അസ്മി എന്നൊക്കെ പറയുന്ന സാധനം ഭഗവാൻഷ്ണന്റെ സത്യ പിന്നെ ഈ ശാസ്ത്രീയ വശങ്ങളൊക്കെ ഈ ഭാഗത്ത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നു പറയുന്നു എല്ലാത്തിനും ശാസ്ത്രീയ വശങ്ങളുണ്ട് ആ ശാസ്ത്രീയ വശം മനസ്സിലായി കഴിഞ്ഞാലേ അതിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള സ്വാർത്ഥത അന്ധവിശ്വാസങ്ങളൊക്കെ പോയി നമ്മൾ കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് അത് ആചരിക്കാൻ നമുക്ക് തോന്നും സയന്റിഫിക് അപ്പോൾ clean life and scientific thing clean life എന്ന് പറഞ്ഞാൽ ആരാൻ്റെ ഇതൊന്നും മോഹിക്കാതിരിക്കുക ആരാൻ്റെ പ്രിവിലേജസ് തട്ടിയെടുക്കാനുള്ള മോഹം ഇല്ലാതിരിക്കുക അതാണ് ക്ലീൻ ലൈഫ് സയന്റിഫിക് തിങ് എന്ന് പറഞ്ഞാൽ യുക്തിയുക്തമായിരിക്കണം യുക്തിക്കും അനുഭവത്തിനും ശാസ്ത്രത്തിനും നിരക്കുന്നതായിരിക്കണം എന്തുകൊണ്ട് അപ്പോൾ നമ്മുടെ ആചാരങ്ങളിൽ ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ശാസ്ത്രത്തിനും യുക്തിക്കും യോജിക്കുന്നതല്ല അത് ഏതോ ആൾക്കാർ സ്വാർത്ഥികളായിട്ടുള്ള ആൾക്കാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് അതിനെ ആചരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടുപോവുക ചെയ്യാന്ന് അതാണ് ബ്രാഹ്മണ്യം നശിച്ചു പലവർക്കും ഇപ്പോൾ നമ്മൾ ഒരുപാട് പറയാറുണ്ടല്ലോ ബ്രാഹ്മണ്യം നശിച്ചുപോയി ബ്രാഹ്മണ്യം അത് ആരും പിന്നെ സൂക്ഷിക്കുന്നുമില്ല അതുകൊണ്ട് ഇപ്പൊ ബ്രാഹ്മണ്യം ആരെല്ലാം കാണുന്നു വെച്ചാൽ അവരെ സെലക്ട് ചെയ്തിട്ട് അവരെ ഈ തന്ത്രവിദ്യയൊക്കെ വേണ്ടമാതിരി പഠിപ്പിച്ചിട്ട് ഈ ശാസ്ത്രം കെടാതെ നോക്കേണ്ട അത്യാവശ്യമാണ് ദിനേശ് നമ്പൂരിപ്പാട് ഇടയ്ക്ക് പറയാനുള്ള കാരണം ഈ കാലഘട്ടത്തിന്റെ ഒരു ശബ്ദമാണെന്ന് ഏതെങ്കിലും ഒരാളിലൂടെ അത് പുറത്തേക്ക് വരണേ അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതൊക്കെ വ്യവസായമായി മാറും കുറച്ച് കഴിയുമ്പോഴേ അപ്പൊ അതിന്റെ ആ പവിത്രത നഷ്ടപ്പെടും അതിന്റെ ഉദ്ദേശശുദ്ധി ഇല്ലാതെയാവും അതിനെ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് ഇല്ലാതെ എത്തിയിരുന്നു എങ്ങനെയാ വെച്ചാൽ കാലക്രമേണ തന്ത്രം എന്നാണ് തൻ എന്ന് ജഡാണ് ഇത്രം എന്ന് പറഞ്ഞാൽ ത്രാണനം അപ്പൊ ജഡബന്ധിയായിട്ട് ശരീരമനോ ബുദ്ധ്യാദികളാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണയ്ക്ക് അനുഭവപ്പെട്ടിട്ട് ആ പരിഹാര പരിഹാരത്തിന് വേണ്ടി ജന്മജന്മാന്തരങ്ങൾ വെറുതെ വ്യവസ്ഥാക്കി കളയാണ് പക്ഷെ വാസ്തവത്തിൽ ഞാൻ ആത്മാവാന്നുള്ളൊരു ബോധത കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമല്ലാതായി മാറി അപ്പൊ അതിലേക്കാണ് നമ്മൾ ഈ ശാസ്ത്രങ്ങളൊക്കെ നയിക്കുന്നത് അത് അതിനുവേണ്ടി ഉപയോഗിക്കണ്ടേ എങ്കിലല്ലേ അതിനെക്കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ പ്രയോജനം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ബോധം തെളിയിച്ചെടുക്കാനുള്ള പ്രയത്നമാണ് ഈ തന്ത്രവിദ്യ എന്ന് പറയുന്നത് പക്ഷെ അത് വെറും ഒരു സാധാരണയായിട്ടുള്ള പൂജയും കാര്യങ്ങളും മാത്രമായിട്ടും പിന്നെ ആരാണ് അപചാരക്രിയ ചെയ്യാനുള്ള ഇങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണകളുണ്ട് തന്ത്രവിദ്യ എന്ന് പറഞ്ഞാൽ തന്ത്രം പറഞ്ഞാൽ അപചാരക്രിയകൾ ചെയ്യുക മാരണം ചെയ്യുക അതിനു വേണ്ടിയുള്ള പൂജകളൊക്കെ ചെയ്യാം ശത്രുക്കളെ ഒതുക്കാനുള്ള പൂജകളൊക്കെ ചെയ്യുക ആണല്ലോ സാധാരണക്കാർ ഇതിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല ശരീരമന വിദ്യാർത്ഥികൾക്ക് അതീതമായിട്ടുള്ള ആത്മസത്വമാണ് ഞാൻ അതിനതൊന്നും ബാധിക്കുന്നില്ല അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞൊക്കെ കണ്ട് രസിക്കാൻ മാത്രം സ്വതന്ത്രനാണ് ഞാൻ ഉള്ളത് വാസ്തുത ഉണ്ടാക്കി കൊടുക്കാനാണ് അതിന് പൂജ പൂജ എന്ന് പറഞ്ഞാല് പൂ എന്ന് പറഞ്ഞ പുരുഷനാണ് അന്തര്യാമി ജാ എന്ന് പറഞ്ഞ ജായ സ്ത്രീയാണ് സത്വരജ സ്തമ ഗുണങ്ങൾ അപ്പൊ ഗുണങ്ങളിൽ നിന്ന് പുരുഷനെ വേർതിരിച്ച് ബോധിക്കുക എന്നർത്ഥമാണ് പൂജ എന്ന് പറഞ്ഞാൽ അതിന് ഇനി പഞ്ചഭൂതങ്ങളെ ഓരോന്നും ഇങ്ങനെ അർച്ചിക്കാണ് പഞ്ചഭൂതങ്ങളല്ലാത്തത് ഏതോ അത് എന്നാണ് പഞ്ചഭൂതങ്ങളാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് അപ്പൊ അത് ഓരോന്നും ഓരോന്നും അർച്ചിച്ച് അറിച്ച് ഭൂമി തത്വം പോയി ജലത്വം പോയി അഗ്നിത്വം പോയി വായുതത്വം പോയി ആകാശത്വം പോയി കഴിഞ്ഞപ്പോൾ ചിത്സ്വരൂപിയായിട്ടുള്ള പുരുഷനാ ഞാൻ തിരിച്ചറിയണം പൂ തിരിച്ചറിയണം അപ്പോ ഈ പഞ്ചഭൂതങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള തെറ്റിദ്ധരിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളാണ് തെറ്റിദ്ധരിക്കപ്പെട്ടതായ ആത്മതത്വ അന്തര്യാമിയെ തിരിച്ചു വെക്കലാക്കുക അപ്പോൾ ഓരോന്ന് ഓരോന്ന് നിഗേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റേ കാണാലോ പൂജ എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ പഠിക്കുന്നത് മുഴുവൻ ഈ ക്ഷേത്രങ്ങളെ പറ്റിയിട്ടുള്ള ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതെ അതെ എല്ലാം പ്രതിഷ്ഠ തൊട്ട് അല്ല അമ്പലം പണി തൊട്ട് പ്രതിഷ്ഠ കഴിഞ്ഞ ഉത്സവം ക്രിയാദികളാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷേത്രായത് ക്ഷേത്രം എന്നാണ് അതായത് ക്ഷയത്തിൽ നിന്ന് തരണം ചെയ്യുന്നത് നമ്മൾ ക്ഷയിക്കാതെ നമ്മളെ നിലനിർത്തുന്ന അർത്ഥം അല്ല എല്ലാം ക്ഷയിക്കുമ്പോഴും ക്ഷയിക്കാതിരിക്കുന്ന ഏതാന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക ഉള്ള അർത്ഥത്തിലാണ് അപ്പോ അതിനുവേണ്ടി യോഗീശ്വരന്മാരെ തപസ് ചെയ്ത സമയത്ത് മനസ്സ് അന്തർമുഖപ്പെടുത്തിയ സമയത്ത് പലതരം ശബ്ദങ്ങൾ കേട്ടു ആ ശബ്ദങ്ങളാണ് വാദ്യ വാദ്യ സംഗീതങ്ങളായിട്ട് നമ്മളെ അമ്പലത്തിലെ കൊട്ടും വാദ്യങ്ങളൊക്കെ പത്ത് തരം ശബ്ദങ്ങൾ കേട്ടു നാനാ ശബ്ദങ്ങൾ അതാണ് അമ്പലത്തിലെ കൊട്ടും വാദ്യങ്ങളൊക്കെ ആയിട്ടുള്ളത് പിന്നെ അവര് പിന്നെ ജ്യോതിസ് കണ്ടു എന്നാണ് മനസ്സാന്തരപ്പെട്ട ആ ജ്യോതിസാണ് അമ്പലത്തിലുള്ള വളക്കും വളക്കും മറ്റും പിന്നെ അതുപോലെ അവര് ദിവ്യഗന്ധം മൂക്കിൽ അനുഭവപ്പെട്ടു അതാണ് അവിടെ പോയിക്കുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ പിന്നെ അണ്ണാക്കിൽ ദിവ്യരസം അനുഭവപ്പെട്ടു അതാണ് അവിടെ പ്രസാദങ്ങളൊക്കെ പിന്നെ ശരീരത്തിൽ ഒരു തരം കുളിർമ അനുഭവപ്പെട്ടു ഒരു കരണ്ട് ഓടുന്ന മാതിരി അതാണ് പുണ്യാൻ തളിക്കലോ അല്ലെങ്കിൽ ചന്ദനം ധരിക്കലോ ഒക്കെ കൊണ്ട് നമുക്ക് അമ്പലത്തിൽ അപ്പോൾ ഈ പിന്നെ മനസ്സന്തർമുഖപ്പെടുമ്പോ എന്തൊക്കെയാണോ അനുഭവപ്പെടുന്ന ആ അനുഭവം ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ മനസ്സ് അനായാസമായിട്ട് അന്തർമുഖപ്പെട്ടോളുന്നതാണ് നിയമം എന്നിട്ട് പിന്നെ ഈ തന്ത്രമന്ത്രാദികളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഈ പിന്നെ കോസ്മിക് എനർജി അതായത് വിശ്വപ്രാണൻ അവിടെ കൺവെർജ് ചെയ്യേണ്ടതാണ് എന്നിട്ട് അത് ഈ വിഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതിനെ വലം വെക്കുന്ന സമയത്ത് നമ്മളെ സൂര്യനാടിയിൽ കൂടെ അത് എനർജി ഉള്ളിലേക്ക് വരും ഇതൊക്കെ ഈ റേക്ക് വന്നതിന് ശേഷം ഒക്കെ ശരിയാണ് തെളിയുകയും ചെയ്തു ഓക്കെ നമ്മളെ ബയോപ്ലാസ്മിക് എനർജി സിസ്റ്റം എന്ന് പറയും പ്രാണമയ ശരീരം അതിൽ മെലിച്ചിൽ വരിക അതിന് ഓട്ട വീഴുക അതിന് ഡിപ്രഷൻ വരിക ഇതുകൊണ്ടൊക്കെ ആ രോഗം വരുന്നുണ്ടാണ് അപ്പോൾ റേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൈകല്യം മാറിക്കിട്ടും ഈ അമ്പലത്തിലൊന്നും ചുറ്റിക്കഴിഞ്ഞാൽ എത്രയോ റേക്ക് ചെയ്യുന്ന ഫലമാണ് അപ്പോൾ ഈ സൂര്യനാടി കൂടി ഈ എനർജി ശരീരത്തിൽ പ്രാണമയ ശരീരത്തിൽ അറിയുന്നത് നിറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നത് എന്താണ് ധർമ്മബോധം വരുന്നതാണ് ഉത്തരവാദിത്തം ഞാൻ എന്തിനാ ജന്മെടുത്ത് എൻ്റെ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ധർമ്മം എന്തൊക്കെയാണ് പിന്നെ കർമ്മവൈകല്യങ്ങളൊന്നും വരത്തില്ല എന്നാണ് അമ്പലത്തിൽ പോയാൽ അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ചുക്കാന്തി ഒക്കെ ഉണ്ട് അധർമ്മത്തിലേക്ക് പോകാനുള്ള പ്രേരണ കുറയുകയും ക്ഷീണിക്കുകയൊക്കെ ചെയ്യുക അപ്പം അങ്ങനെയാണ് അവസാനം ആ ബിംബം ഒന്നേ ഉള്ളൂ ബിംബം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് ഈശ്വരൻ ആ ബിംബം മാത്രമാണ് സ്ഥിരമായിട്ടുള്ളത് അപ്പോൾ അതാണ് അതിനെടുത്തിട്ട് നമ്മൾ അവായിക്കുകയാണ് നമ്മൾ ഉള്ളിലേക്ക് അത് ഞാനാണെന്നുള്ള ബോധമാണ് അവസാനം തെളിഞ്ഞു വരേണ്ടതെന്നാണ് അപ്പോൾ ശരിക്കും ആത്മീയമായിട്ടുള്ള ഒരു അനുഷ്ഠാനത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രതീകാത്മകത ആണ് അമ്പലങ്ങളിൽ കൂടെ അപ്പം അങ്ങനെ തന്ത്രത്തിൽ അങ്ങനെ ക്ഷേത്രം ഇതാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ ഉദ് സഹ എന്നാണ് വം വം എന്ന് പറഞ്ഞാൽ മൂലാധാരത്തിലുള്ള ബീജമന്ത്രമാണ് അപ്പം മൂലാധാരത്തിൽ കിടക്കുന്നതായിട്ടുള്ള തമോ ഗുണത്തിൽ കിടക്കുന്നതായിട്ടുള്ള അഗ്നിമണ്ഡലത്തിനായിട്ടുള്ള ആ ജീവനെ സഹ ഞാൻ അതാണ് ആത്മാവാണ് എന്നുള്ള അവസ്ഥയിലേക്ക് ഉദ്ഗതി പിന്നെ ഉയർത്തിക്കൊണ്ടുപോകുക എന്നുള്ള അർത്ഥത്തിലാണ് ഉത്സവം അപ്പൊ അമ്പലം കുറെ കാലം പിന്നെ അമ്പലത്തിലെ ആചാരങ്ങളൊക്കെ ശരിക്ക് ചെയ്തുകൊണ്ടിരുന്ന അവസാന ഒരു ഉത്സവത്തിൽ കലാശിക്കുന്നു ഉത്സവം ഉത്സാഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദ് സഹ അഹം അത്യുന്നതമായ ഇരിക്കുന്ന ആത്മതത്വമാണ് ഞാൻ എന്ന ബോധമാണ് ഈ ഉത്സാഹം എന്ന് പറയുന്നത് ഉത്സാഹം ഉണ്ടാവണം പറഞ്ഞു അർത്ഥമായി ഒന്നേ ഒരു സമയത്ത് നമുക്ക് അനുഭവപ്പെടും നമ്മൾ ആദ്യം തന്നെ ചിത്തവൃത്തി നിരോ നിരോധ എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് പറഞ്ഞു ചിത്തവൃത്തി നിരോധ തഥാ ദൃഷ്ടു സ്വരൂപ അവസ്ഥാനം അപ്പൊ ദൃഷ്ടാവിന് സ്വരൂപത്തിലാണ് അവസ്ഥാനം എന്ന് പറഞ്ഞു വൃത്തി സാരൂപ്യം ഇതരത്ര അല്ലാത്ത സമയത്ത് ഏത് വൃത്തിയാണോ ആ വൃത്തിയുടെ സ്വരൂപിയായിട്ടാണ് അപ്പൊ ചിത്രത്തിൽ ഒരു വസ്തു പ്രതിബിംബിക്കുന്ന സമയത്ത് അതുമയായിട്ടിരിക്കും നമ്മൾ ദേഷ്യമാണെങ്കിൽ ദേഷ്യം സ്വരൂപിയാണ് ക്രോ പിന്നെ ഇത് അസൂയാണെങ്കിൽ അസൂയ സ്വരൂപിയാണ് ദുഃഖമാണെങ്കിൽ ദുഃഖ സ്വരൂപിയാണ് അപ്പോൾ ഏതാണോ പ്രതിബിംബിക്കുന്നത് അത് മയായിട്ടിരിക്കുകയാണ് ഇവിടെ വസ്തു എന്ന് പറയുന്ന ഒരു അതാത് സമയത്ത് അതാതാണ് പുറത്തേക്ക് പ്രകടാവുക എന്നർത്ഥം അപ്പൊ അതിന്റെ സ്വരൂപം ഏതാണോ ചിത്തമായിട്ട് സംബന്ധിക്കുന്നത് അപ്പൊ അതുമയായിട്ട് ഇരിക്കും ചിത്തം അപ്പൊ മറ്റൊന്നും ഇല്ലാന്ന് തോന്നും പക്ഷെ ഇല്ലാതാവട്ടില്ലേ പിന്നെ വസ്തു എപ്പോഴും ഉള്ളതായിരുന്നു ഇല്ലാതാവണില്ല ചില സമയത്ത് അതായിരിക്കും പുറത്തേക്ക് വരാം ഓരോന്നും പ്രകടമാകാൻ ഓരോ വസ്തു ഈ ചിത്രമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിനെ സംബന്ധിച്ച അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഓരോ സമയത്ത് ഓരോന്ന് പുറത്തേക്ക് വരും അതൊന്ന് പിന്നെ ജീവിക്കുന്ന സമയത്ത് തന്നെ ഓരോ സന്ദർഭത്തിൽ ഓരോന്നാണ് പുറത്തേക്ക് കാണുക എന്ന് വിചാരിച്ച് അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലും വിചാരിക്കേണ്ട വേറെയുണ്ട് വേറെ ഒന്നായിരിക്കും വേറൊരു സമയത്ത് വരാം ഒരാളെ തന്നെ ഒരാളെ സംബന്ധിച്ച് നമുക്ക് വെറുപ്പ് തോന്നിയെന്ന് വരും അതെന്താ വെച്ചാൽ അയാളെ ചില കർമ്മങ്ങൾ നമ്മളെ ചിത്രം തമ്മിൽ ബന്ധിക്കുമ്പോഴാണ് വെറുപ്പ് തോന്നുന്നത് പക്ഷെ അയാളോട് തന്നെ നമുക്ക് വളരെയധികം പ്രിയം തോന്നിയെന്ന് വരും കാരണം അയാളുടെ വേറെ ചില കർമ്മങ്ങൾ അച്ഛന് സുഖമില്ലാത്ത സമയത്ത് അയാൾ ഓടി വന്നതും അത് ചെയ്തു അത് ഓർക്കുന്ന സമയത്ത് അയാളോട് പ്രിയം തോന്നും വേറെ കുറച്ച് അന്ന് അമ്പലത്തിൽ വെച്ച ഒരു കാര്യം പറഞ്ഞ അയാൾ അമാന്തം കാണിച്ചു അത് വിചാരിക്കുമ്പോൾ വെറുപ്പ് തോന്നും അപ്പോൾ ഈ വെറുപ്പ് വന്നതും തോന്നുമ്പോ മറ്റേ പ്രിയം ഇല്ലാതാവുന്നില്ല അതുപോലെ പ്രിയം തോന്നുമ്പോൾ വെറുപ്പും ഇല്ലാതെ ആവുന്നില്ല അത് ഓരോന്നും ഓരോ ഭാവനകൾ വരുന്ന സമയത്ത് അതിനനുസരിച്ചാണ് ചിത്രത്തിൽ അത് അനുഭൂതി ഉണ്ടാകും അപ്പൊ നമ്മളെ മക്കൾ അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞൊന്നും കേട്ടില്ല അപ്പൊ ദേഷ്യം പോകും പക്ഷേ നേരെ കുറച്ച് എല്ലാ സമയത്ത് അവരോട് വളരെയധികം വാത്സല്യം മാറി മാറി വരുമല്ലോ ഓരോ ആസ്പെക്റ്റ് വെച്ച് കുട്ടികൾ നല്ല പഠിക്കുമ്പോൾ വലിയ സ്നേഹം തോന്നും പഠിക്കാതിരിക്കുമ്പോൾ ദേഷ്യം തോന്നും മാറി മാറി അതാത് അതാത് കാര്യം ആയിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്നതാണെന്ന് അർത്ഥം അപ്പോൾ ഒരിക്കലൊന്നും ഉണ്ടാവുമ്പോ അത് തന്നെയാണ് ആയിട്ടുള്ള ഭാഗം വിചാരിക്കരുതെന്ന് വേറെ മറ്റൊരു ആസ്പെക്ട് ഉണ്ടാവും അതിന് വേറൊരു കാരണം ഉണ്ടാവും വേറൊരു കാരണം ഉണ്ടാകുമ്പോൾ വേറൊരു ഭാവനയായിരിക്കും ഇതിനെ സംബന്ധിച്ചിട്ട് നമുക്കുണ്ടാവുക അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരോട് ദേഷ്യം വരും ഒരിക്കൽ പക്ഷെ വേറെ ചില സമയത്ത് അവരോട് വളരെയധികം പ്രിയം തോന്നുന്നു അവർ വന്നോണ്ടാ ഉത്തരം രക്ഷപ്പെട്ടതെന്ന് അതുപോലെ എല്ലാവരോടും അതെ ഇപ്പോൾ നിരീശ്വരവാദികളോട് ചിലപ്പോൾ ഉറപ്പൊന്നും ചിലപ്പോൾ ആ കുറേയൊക്കെ അവർ പറയുന്നത് ശരിയാണ് കുറേ അവരോട് മമതയും തോന്നും അങ്ങനെ ആരോട് നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു ഉറപ്പോ അല്ലെങ്കിൽ ഒരു മമതയെ അങ്ങനെയല്ല ഓരോ കാരണങ്ങളെ കൊണ്ടാണ് ആ കാരണം ഉണ്ടാകുമ്പോൾ ഉറപ്പ് തോന്നും വിചാരിച്ച് വേറെ കാരണം ഉണ്ടാകുമ്പോൾ അവരോട് സ്നേഹം ഉണ്ടാവില്ല എന്ന് അർത്ഥം വരുന്നില്ല മാറ്റം വരുന്ന കാരണം നമ്മളെ ചിത്തത്തിന് പരിണാമം വരികയാണ് ചിത്തം ഏകതത്വാഭ്യാസത്തിലൂടെ കൂടുതൽ കൂടുതൽ മണ്ഡലമായിട്ട് അടുക്കുകയാണ് അടുക്കുമ്പോൾ അതിന് പരിണാമം വരുമ്പോൾ ആ പരിണാമം ഇല്ലാത്ത അവസ്ഥയിലുള്ളതായ ആ ബന്ധത്തിനും പരിണാമം നമുക്ക് വിരോധം മാറി മാറി ശത്രുക്കളെ ശത്രുക്കളല്ലാതെയാവും ഈ ശത്രുത കാരണം ഓരോരുത്തർ ഇന്നസെന്റ് ആണ് ഓരോരുത്തർ ഓരോ പരിതസ്ഥിതിയിൽ വരുമ്പോൾ അങ്ങനെ അവർക്ക് പെരുമാറാൻ പറ്റുള്ളൂ അപ്പൊ അവരെ കുറ്റമല്ല അത് എന്ന് നമുക്ക് ബോധിക്കാം ഞാൻ പറഞ്ഞ നിയമം അതാണ് പതിനേഴാമത്തെ ഇതിൽ പറഞ്ഞ അതാണ് ഓരോ വസ്തുതയും ഈ ചിത്തവും തമ്മിൽ ബന്ധിക്കുമ്പോൾ അവർക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ അപ്പൊ കുറ്റല്ല കുറ്റമല്ലത് നേരെ കുറച്ച് വേറൊരു പരിസ്ഥിതിയും ആ ചിത്തവും തമ്മിൽ ബന്ധിക്കുമ്പോൾ ഇങ്ങനെ അല്ലാത്ത വൈര്യം വരും ഒരു കള്ളനാണ് അയാളെ കള്ളൻ തന്നെ നിലയ്ക്ക് നമ്മള് വെറുത്തു വരാം ചില സമയത്ത് വേറെ ചില സമയത്ത് എന്താ ചെയ്യാ അയാള് ജനിച്ച ലഗ്നമൊക്കെ അങ്ങനെയാണ് അയാൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ അതിന് എന്തുമാത്രം ക്ലേശമാണ് അയാൾ അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അയാളെ കുറ്റപ്പെടുത്തുകയല്ല ആ ലഗ്നത്തിൽ അയാൾ ജനിച്ചു അയാളെ കർമ്മഫലം അയാൾ അനുഭവിക്കുന്നു എന്നുള്ള മാതിരിയെ നമ്മൾ കാണുന്നു നമ്മളതിൽ ഒരു പ്രത്യേക ഇഷ്ടാനിഷ്ടങ്ങൾ വെച്ച് വെക്കില്ല എന്നർത്ഥം അയാളെ പ്രാരംഭം അയാളെ അനുഭവിക്കുന്നു നമ്മളെ താരം അക്കാതെ നോക്കുക നമ്മളെ വീട്ടിൽ വരുമ്പോൾ സൂക്ഷിക്കുക അല്ലാതെ അയാൾ കള്ളനായതുകൊണ്ട് നമുക്ക് വിരോധമില്ലാത്ത വൈരിയാ പിന്നെ നമുക്ക് ശത്രുതി ഒരു വെറുപ്പുണ്ടാവില്ല അദ്വേഷ്ട സർവഭൂതാനാണ് ആരോടൊരു ദേഷ്യം ഉണ്ടാവില്ല ഒക്കെ ഈശ്വര സൃഷ്ടിയിൽ ഇതെല്ലാം വേണ്ടതാണ് പിന്നെ കള്ളൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഈ എല്ലാവർക്കും വേണ്ടി സർക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാധനം ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അവതാരമാണ് കള്ളൻ എന്ന് പറഞ്ഞത് അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർ സമൂഹത്തിൽ വലിയൊരു റോളാണ് അവർ അഭിനയിക്കുന്നത് ഇപ്പോൾ ബാങ്ക് കൊണ്ടിടുമല്ലോ കള്ളന്മാരും എല്ലാം വരിക നമ്മൾ വീട്ടിൽ വെക്കുകയില്ല ഒക്കെ ബാങ്ക് കൊണ്ടേ ബാങ്ക് കൊണ്ടിട്ടാലും അത് രാജ്യനന്മയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചോളും അപ്പോൾ കള്ളന്മാരല്ലേ അതിന് പ്രേരണ നൽകുന്നത് അപ്പം എല്ലാവർക്കും അവരുടെ ഈശ്വരൻ ഓരോ റോള് കൊടുത്ത മാതിരിയാണ് അപ്പോൾ നമ്മളെ സ്വാർത്ഥത വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്നൊക്കെ തോന്നും പക്ഷെ അതൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു പക്ഷെ അതൊക്കെ കാരണങ്ങൾ ഉണ്ടാകുന്ന പറയുന്നത് കള്ളൻ വെക്കുന്ന ഇരിക്കുന്നവരും ഒക്കെ തന്നെ ഈശ്വരൻ ഓരോരുത്തരെ ഓരോ വിധത്തിൽ സൃഷ്ടിക്കുകയാണ് എന്നിട്ട് ഓരോന്നിനും നിയോഗിക്കുകയാണ് അതെല്ലാം കൂടി കൂടിയതാണ് ഈ ജീവിതം അവർക്ക് ബാക്കിയുള്ളവരെ ബോധവൽക്കരിക്കാനാണ് പറയുന്നത് ഇപ്പോ പിന്നെ തപോവനം സ്വാമി തപോവനം ഹിമാലയത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് കള്ളന്മാർ പിടികൂടി പിടികൂടി ആളെ ശരീരം മുഴുവൻ പരിശോധിച്ചു അപ്പോൾ ഒരു ലോഹയിട്ടിരുന്ന് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഒരു വസ്തു കാണില്ല കാനക്കിലെ കുസ്നേഹി എന്ന് വെച്ചു തിന്നാനൊന്നുമില്ല കയ്യിലെന്ന് പറഞ്ഞു നീ പിന്നെ എന്ന് പറഞ്ഞു എന്നിട്ട് അവർ ബദ്മാഷ് പിന്നെ കാക്കർ ദിന്ദാർ എന്ന് പറഞ്ഞിട്ട് അവരെ കയ്യിൽ പുഴുങ്ങിയ കുറേ ഇതെടുത്ത് അവരെ പോക്കറ്റിൽ നിറച്ചു കൊടുത്തു സ്വാമിയുടെ പോക്കറ്റിൽ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അവരുടെ ബാഗിൽ അപ്പോൾ കുറേ എടുത്ത് കാവോ അവർ ചിന്താ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി അയാൾ പറയാണ് കണ്ടില്ലേ ഒന്നുമില്ലാത്ത എനിക്ക് അവർ ഈശ്വരനാണ് അവർ കള്ളന്മാരും കൊള്ളക്കാരും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രക്ഷിതാക്കളാണ് അവർ അപ്പൊ അവരെ കള്ളന്മാരും കൊള്ളക്കാരും ആക്കുന്ന ആരാണ് നമ്മളെ സ്വാർത്ഥ അസയിൽ ഒരു വസ്തു ഇല്ലല്ലോ അങ്ങനെ അതേ അതിൽ പറയുന്നത് പിന്നെ കുറെ ആള് ഒരിക്കൽ ബുദ്ധിമുട്ടിയ സമയത്ത് വന്നിട്ട് സഹായമൊക്കെ ചെയ്ത് കൊടുത്തു പിന്നെ നോക്കുമ്പോ ആളെ കണ്ടില്ല എന്ന് പറഞ്ഞു അർത്ഥത പോകുന്നതോടുകൂടി ലോകത്ത് കുറ്റവും കുറവില്ലാതെ മാറുന്നു സൂര്യൻ പ്രതിബിംബിക്കുന്നു അപ്പോൾ ഈ വെള്ളത്തിന്റെ നാഥൻ സൂര്യൻ എന്ന് പറയുന്ന മാതിരിയാണ് ഇപ്പൊ ചിത്രത്തിന്റെ ആളും പറയുന്നത് ചിത്രത്തിന്റെ അപ്പോൾ ചിത്തത്തിൽ പ്രതിബിംബിക്കുകയാണ് ആത്മാവ് അപ്പോൾ അതിന് മൂന്ന് ഭാവങ്ങളാ പറയണം എന്ന് വായിച്ചോളൂ ചിത്തം പറഞ്ഞാൽ ഒരു മെറ്റീരിയലാണ് ആ മെറ്റീരിയലിന് പരിണാമമുണ്ട് അപ്പൊ അതിൽ പ്രതിബിംബിക്കുകയാണ് പുരുഷൻ നിത്യവത്വം അപ്പൊ നിത്യവസ്തു പുരുഷൻ ഒന്നേ ഉള്ളൂ ചിത്തത്തിന് നാനാതരത്തിലുള്ള വികാരങ്ങൾ നാനാതരത്തിലുള്ള പരിണാമങ്ങളുണ്ട് അപ്പോൾ ഈ പരിണാമി ആയിട്ടുള്ള വിചാരിക്കാം മനസ്സ് ബുദ്ധി ചിത്ത അഹങ്കാരം നാല് ഗുണങ്ങളോട് കൂടിയതാണ് അപ്പോൾ അതിൽ ചിത്തം എന്നുള്ള ഒരു ആണ് പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളത് ചിത്തത്തിലെ പ്രതിബിംബിത വസ്തു ആണ് ആത്മാവ് എന്നുള്ളതാണ് ആത്മാവ് ചിത്തത്തിൽ പ്രതിബിംബിക്കുകയാണ് അപ്പോൾ പ്രതിബിംബിക്കാത്ത സമയത്ത് ചിത്തം പ്രതിബിംബിക്കുന്ന സമയത്തുള്ള ചിത്തം പിന്നെ രണ്ടും കൂടി കൂടി മിക്സ്ചറായിട്ടിരിക്കുന്ന സമയം അങ്ങനെ മൂന്ന് അവസ്ഥയുണ്ട് ചിത്തത്തിന് അപ്പോൾ ഇതിലിപ്പോ ഇപ്പോൾ നമ്മൾ സാധാരണ പറയുക വെച്ചാൽ ഒരു സൂര്യൻ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നു അപ്പോൾ സൂര്യന്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ കാണാം പക്ഷെ ആ വെള്ളത്തിന്റെ വെള്ളത്തിൽ വല്ല മാലിന്യം കലർന്നുണ്ടെങ്കിൽ കളർ നീല നിറം ചുവപ്പ് നിറം അങ്ങനെ കളറും കളറും കലർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രയോഗിക്കുന്ന സൂര്യൻ്റെ കളർ അതിനനുസരിച്ചായി തോന്നും പക്ഷെ വാസ്തവത്തിൽ സൂര്യൻ അത് ബാധിക്കുന്നില്ല സൂര്യൻ ഇതിലുള്ള സൂര്യൻ ചുവന്നു അല്ലെ നീല നിറം എന്നൊക്കെ പറയുമ്പോഴും വാസ്തവത്തിലുള്ള സൂര്യൻ അത് ബാധിക്കുന്നില്ല ഈ കളറുള്ളതായ ചിത്തത്തിൻ്റെ അതായത് രാഗദ്വേഷ കാമക്രോധാദികളൊക്കെ ഉള്ള കളറുള്ളതായ ചിത്തത്തിൻ്റെ സാന്നി സാമീപ്യം കൊണ്ട് അതിനെ ഇത് ബാധിച്ചു എന്ന് നമുക്ക് തോന്നുകയാണ് എൻ്റെ ആത്മാവിന് യാതൊരു സുഖമില്ല എനിക്കിപ്പോൾ എന്താ അറിയില്ല തീരെ എനിക്ക് സുഖമില്ല എന്ന് പറയാം എനിക്ക് സുഖമില്ലായില്ല പക്ഷെ ഞാൻ മനസ്സുമായിട്ട് താതാത്മ്യപ്പെടുകൊണ്ട് മനസ്സിൻ്റെ സുഖമില്ലായ്മ എന്നെ ബാധിക്കുന്നതായിട്ട് എനിക്ക് വെറുതെ തോന്നുക വാസ്തവത്തിൽ എന്നെ ബാധിക്കുന്നില്ല ഇപ്പോൾ ചട്ടവിസ്വാമികൾ ഇത് പറഞ്ഞെങ്ങനെ വെച്ചാൽ ഒരു ചെമ്പരത്തി പൂ വെച്ചിട്ട് നിജാനന്ദ വിലാസം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ചട്ടകമീള് പറയുന്നത് ഒരു ചെമ്പരത്തി പൂ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു സ്പടികം വെച്ചാൽ സ്പടികം ചോക്കും സ്പടികം വാസ്തവത്തിൽ ചോന്നിട്ടില്ല പുഷ്പമായിട്ടുള്ള സാന്നിധ്യം സാമീപ്യം കൊണ്ട് അത് ചോന്നതായി തോന്നിയതാണ് ആ ചോപ്പിനെ ഇല്ലാതാക്കാൻ ചോപ്പും ചകരിട്ട് വരച്ച് കളഞ്ഞാൽ പോവില്ല അതാ കർമ്മം എന്ന് പറയും നേരെ കുറച്ച് അതിൽ നിന്ന് വേർപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ ചോപ്പും വന്നിട്ടില്ല എന്ന് തിരിച്ചറിയാൻ പറ്റും ഇതുപോലെ ഒരു വെള്ളത്തിൽ പ്രതിബിംബിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതുമായിട്ടുള്ള സാമീപ്യം കൊണ്ട് അത് അതുമായിട്ടുള്ള ബന്ധം കൊണ്ട് സൂര്യനെ ആ ഗുണങ്ങളൊക്കെ ബാധിച്ചതായി തോന്നുന്നത് പോലെ ചിത്രത്തിൽ ആത്മാവ് പ്രതിബിംബിക്കുമ്പോൾ ചിത്രത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ ഗുണഭേദങ്ങളും പരിണാമങ്ങളും ഒക്കെ തന്നെ എന്നെ ബാധിക്കുന്നത് പോലെ തോന്നുകയാണ് ഞാൻ വിദ്യാസമ്പന്നനാണ് ഞാൻ യാതൊരു വസ്തു പഠിക്കാത്ത ആളാണ് ഞാൻ വളരെ അപരിഷ്കൃതനാണ് ഞാൻ വളരെ പരിഷ്കൃതനാണ് അങ്ങനെ പല തരത്തിലുള്ള ഇതൊക്കെ എന്നെ ബാധിക്കുന്ന മാതിരിയാണ് അപ്പോൾ ഈ ബി എ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബി എ കാരനാണെന്ന് വാസ്തവത്തിൽ ഞാനല്ല ബി എക്കാരൻ മനസ്സാണ് ബി എക്കാരൻ അതുമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് ഞാൻ ബി എക്കാരനാണ് തോന്നുന്നത് അപ്പോൾ വെള്ളത്തിനാണ് ചുവപ്പ് നിറം അപ്പോൾ ഞാൻ ചുവന്ന സൂര്യനാണ് സൂര്യൻ കാരണം വെള്ളത്തിനെയുള്ള ചുവപ്പ് എനിക്ക് ബാധിച്ചിട്ടില്ല പക്ഷെ അതുമായിട്ടുള്ള സാമീപ്യം കൊണ്ട് എന്നെ അത് ബാധിച്ചു എന്നൊരു തെറ്റിദ്ധാരണയ്ക്ക് ഞാൻ വിധേയനായിരിക്കുകയാണ് ഈ പ്രപഞ്ചകാര്യമൊക്കെ അങ്ങനെ തന്നെ വാസ്തവത്തിൽ ഞാൻ ആയാലും ശരി മനസ്സ് ബുദ്ധിയിൽ ചിത്രത്തിലും എന്തൊക്കെ ഭാവനകളുണ്ടോ അത് മുഴുവനും എൻ്റെതായി തോന്നുകയാണ് അതുമായിട്ടുള്ള സാമീപ്യവും പക്ഷെ ധ്യാനത്തിൽ ഇതും ഞാൻ തമ്മിൽ വിട്ടിട്ടൊരു വടം അതായത് ഈ സ്പടികം ആ മേശയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചാൽ അതിൽ ഈ ചോപ്പൊന്നുമില്ല അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവായിട്ടുള്ള സാമീപ്യം കൊണ്ട് മാത്രമാണ് ചോപ്പ് വന്നതെന്ന് അറിയുന്നത് പോലെ വസ്തുക്കളും വിഷയങ്ങളുമായുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് ഈ മനസ്സിന് ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളൊക്കെ എൻ്റെതാണെന്ന് തോന്നാൻ കാരണം അപ്പോൾ മനസ്സിനെയും ബുദ്ധിനെയും ശരീരത്തെയും പ്രപഞ്ചത്തോട് അടക്കി ദൃശ്യങ്ങളായിട്ട് നോക്കി കാണുന്ന ആളാണ് ഞാൻ ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഞാൻ ശരീരവും മനസ്സും ബുദ്ധിയായിട്ട് മനസ്സുമായിട്ട് പോലും ബന്ധമില്ല മനസ്സിൻ്റെ സുഖദുഃഖങ്ങളെ നോക്കി കാണുന്ന ദൃഷ്ടാവാണ് ഞാൻ എന്നുള്ള ബോധോദയം എന്ന് വരണോ അന്ന് മുതൽ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല മുമ്പ് ബാധിച്ചിട്ടുമില്ല ഇനി ബാധിക്കുകയില്ല എന്നുള്ള പരിപൂർണ്ണ മുഖ്യമാണ് ഇതേ ഉള്ളൂ മോക്ഷം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിശ്ചലത്വം മാത്രമേ ഉള്ളൂ ഒന്നിലിങ്ങനെ കുറച്ച് അനങ്ങാതിരിക്കുക അതാണ് സുഷുപ്തിയിൽ ഏകദേശം ഇതിന് സമാനമായിട്ടുള്ള ഇതാണ് വരാൻ കാരണം ചിത്തവൃത്തി കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ സ്വരൂപജ്ഞാനം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഉണർന്നതിന് ശേഷം സുഖമായിരുന്നു എന്ന് പറയുന്നില്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റ് അവിടെ കിട്ടുന്നു പക്ഷെ ശരിയായിട്ട് നമുക്ക് കഴിയുന്നു എന്നാണ് അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ് അനങ്ങാതെ ഇപ്പൊ നമ്മൾ പിന്നെ ഈ ബോധോദയം വരെ നമുക്ക് പല കർമ്മങ്ങളുണ്ട് പല സാധനങ്ങൾ ചെയ്യാനുണ്ട് പല ആചാരങ്ങളുണ്ട് പല അനുഷ്ഠാനങ്ങളുണ്ട് അതൊക്കെ എന്താ വെച്ചാൽ ശരീരമനോ ബുദ്ധിയാദികളാണ് ഞാൻ എന്നുള്ള തോന്നലിനാണ് അപ്പോൾ ശരീരം ഞാനെങ്കിൽ സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കണം കുളിച്ച് ശുദ്ധമായിട്ട് നടക്കണം രോഗം വരാതെ നോക്കണം അതൊക്കെ അത്യാവശ്യമാണ് പിന്നെ മാനസികമായിട്ടുള്ളത് എന്താ വെച്ചാൽ ദേഷ്യവും കോപം മുതലായതിനും അടിമ അവർ എപ്പോഴും സൽസ്വഭാവിയായിരിക്കണം സ്നേഹം ബക്രി ഒക്കെ ആയിരിക്കണം എന്ന് പറയും പിന്നെ ബുദ്ധി തലത്തിലാണെങ്കിൽ സാത്വികമായിട്ടുള്ള പിന്നെ ജ്ഞാന വശങ്ങളെ മാത്രം കൈകാര്യം ചെയ്യുക മറ്റ് കുസൃതികളായിട്ടുള്ള മറ്റ് പിന്നെ ബുദ്ധിപരമായിട്ടുള്ള ക്രയവിക്രയാദികൾക്കൊന്നും അധികം നമ്മൾ സമയം കളയാതെ അങ്ങനെ നമ്മൾ ഈ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഈ സാധനങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കുകയും വേണം അതേ അവസരത്തിൽ കിട്ടുന്ന സമയത്തൊക്കെ തന്നെ നിശ്ചയ കുറച്ച് സമയം നിശ്ചലായിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം കടന്നിട്ടായാലും ശരി ഇരുന്നിട്ടായാലും ശരി നിശ്ചലായിട്ടിരിക്കുക ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ വെച്ചാൽ ഗുരുവായൂരപ്പനെ ഒരു ആധാരത്തിൽ കാണുക ഇപ്പോൾ ഭ്രൂമധ്യത്തിലാണെച്ചാൽ അവിടെ മൃഗന്തലയിലാണെച്ചാൽ അവിടെ അല്ലെങ്കിൽ ഹൃദയത്തിലാണെങ്കിൽ അവിടെ എവിടെയായാലും ശരി ഹൃദയത്തിലാണെങ്കിൽ പുണ്ടരീകാന്തര സന്നിവേഷം ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്നത് ഇവിടെ വെച്ചാൽ രമണ മഹർഷി ഇപ്പൊ ഇവിടെയാണ് ധ്യാനിക്കണം എന്ന് പറയുന്നത് ചിലവർക്ക് ഇതാണ് ഇഷ്ടം ഇവിടെ ഈ ഭ്രൂമധ്യത്തിന് കാരണം ഈ ആറാധാരം കടന്നിട്ട് അതിന്റെ മേലെ ഇതുവരെ സ്ത്രീ പുരുഷ ഉണ്ടെന്നാണ് അതായത് ഇത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ സ്ത്രീത്വമാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെ സംബന്ധിച്ച് ഇത് പുരുഷത്വമാണ് മൂലാധാരം നമ്മൾ നമ്മളെ സംബന്ധിച്ച് പിന്നെ പുരുഷനാണ് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീയാണ് പക്ഷെ ഇത് നേരെ മറിച്ചുമാണ് അവരെ സംബന്ധിച്ച് പുരുഷനാണ് നമ്മളെ സംബന്ധിച്ച് സ്ത്രീയാണ് അപ്പോൾ അത് തമ്മിലുള്ള സംയോഗമാണ് യോഗ എന്ന് പറയുന്നത് സംയോഗം യോഗം അത് കഴിഞ്ഞ് അതുവരെ ഈ വ്യത്യാസമുണ്ട് ലിംഗവ്യത്യാസം ഉണ്ടാകും പക്ഷേ ഭ്രൂമധ്യത്തിലെത്തിക്കഴിഞ്ഞാൽ ലിംഗവ്യത്യാസം പോയി ശിവശക്തി സ്വരൂപിണി എന്ന മഹ എന്ന് പറയില്ലേ ശിവശക്തി ഐക്യ സ്വരൂപിണി എന്ന രണ്ടും കൂടെ ഒന്നായി പോയി അതായത് ആ കഴിഞ്ഞാൽ അതായത് ശിവൻ പാർവതിയിലും പാർവതി ശിവനിലും ലയം പ്രാപിച്ചു പോയി പിന്നെ ഒന്നേ ഉള്ളൂ അദ്വൈത ഭാവം മാത്രമേ ഇവിടെ എത്തിക്കഴിഞ്ഞു പിന്നെ വെറും ശക്തി സ്വരൂപിണിയാണ് മേലെ സസ്രാര പത്മയിലെത്തിയ എന്ന് പറയും അപ്പം അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ആധാരത്തിൽ ഗുരുവായൂരപ്പനാക്കിയ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ടിരുന്നു അതാണ് ധാരണ ആ ധാരണയിൽ മാത്രം ഇരുന്നാൽ മതി പിന്നെ അവിടുന്ന് ധ്യാനവും സമാധി തനിയെ വന്നുകൊടുന്നതാണ് ചിന്തകൾ വരും പോവും വരും പോവും കുറെ കാലം കഴിയുമ്പോൾ ചിന്തകളെ നമ്മൾ പ്രത്യേകിച്ച് ആ ചിന്തകളുടെ പിന്നാലെ നമ്മൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ ചിന്തകൾ വരാതെ ക്രമേണ ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്ന അവസാനം നമ്മളൊന്നും അറിയണ്ട വെറുതെ ഇരുന്ന് ശീലിച്ചാൽ മതി അങ്ങനെ കുറച്ച് സമയം എന്നും ഇരിക്കുന്നു ഇരുന്നിട്ടോ കടന്നിട്ടോ ഒരു പത്ത് മിനിറ്റ് ആ ഭാവയെ ഈശ്വരനെ ഗുരുവായൂരപ്പനെ തന്നെ കണ്ടുകൊണ്ട് ആ ധ്യാനത്തിൽ പൂർവ്വധ്യത്തിനാ അവിടെ ഹൃദയത്തിനാ അവിടെ വെച്ചാൽ അവിടെ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഗുരുവായൂരപ്പൻ്റെ ഏതെങ്കിലും ഒരു ഭാവം ഏതാ ഇഷ്ടമുള്ള ഭാവം വെച്ചാൽ ആ ഭാവം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഒരു വേണമെന്നുണ്ടെങ്കിൽ മനസ്സിന് കുറച്ചും കൂടെ ഒരു ഏകാഗ്രത കിട്ടാൻ ഉറക്കം വേണമെങ്കിൽ ജപിക്കാം പിന്നെ മെല്ലെ മെല്ലെ മെല്ലെ വന്നിട്ട് ജപം നിർത്തുകയും ചെയ്യാം അത് ഗുരുവായൂരപ്പൻ്റെ മന്ത്രം എന്നാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ആ ദേശത്തിൽ ചിത്രത്തെ ബന്ധിച്ച് നിർത്താൻ ഇത് വളരെ സഹായകരമാണ് കുറേ കഴിയുമ്പോൾ ആ താതാത്മ്യം വരുന്നതാണ് പിന്നെ ഇത് ജീവിതത്തെ മുഴുവനും വല്ലാതെ സ്വാധീനിക്കും നമ്മുടെ വ്യവഹാരങ്ങളിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ തന്നെ ഇത് ഒരു ഡിസിപ്ലിൻ വരുത്തും എന്ന് പറയുന്നത് അവിടെ ഒരു അടക്കം ഒതുക്കവും ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഒരു സ്പെക്ട്രം വിട്ടിട്ട് നമ്മൾ കൊച്ചി ഉണ്ടാക്കില്ല അതിനനുസരിച്ച് ചിന്ത പിന്നെ വഴിവിട്ട് ചിന്തിക്കില്ല കാരണം ഇതിൻ്റെ അകത്ത് ഒതുങ്ങിയ ഒരു ജീവിതമായിരിക്കും പിന്നെ എന്നാണ് അതിൽ വരെ പോയി കുറേ കഴിയുമ്പോഴാണ് ഈ താതാത്മ്യം വരിക ഇടയ്ക്കൊരു ഗുരുവായൂരപ്പൻ്റെ ആ സങ്കല്പം ഉള്ളിൽ ഇങ്ങനെ വരിക ഇടയ്ക്ക് ഗുരുവായൂരപ്പനിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാലക്രമേണ പിന്നെ ആ താതാത്മ്യം വന്നിട്ട് എപ്പോഴെങ്കിലും കാണാം ഒന്നും അറിയാതെ അത് ഞാൻ എത്രയോ സമയം ഒന്നും അറിയാതെ ഇരുന്നു പോയി എന്നൊക്കെ വരും അതൊക്കെ നമ്മൾ കർമ്മത്തിനെ നമ്മുടെ ഈ സ്വധർമ്മത്തിൻ്റെ ആ കാഠിന്യം ഒതുങ്ങുന്നതിനനുസരിച്ചാണ് അവിടെ ഫലം കിട്ടുള്ളത് അതുവരെ അതിനുള്ള ഈ ട്രാൻസ്ഫോർമേഷനാണ് ഉള്ളിൽ പിന്നെ പ്രകൃതി മാറ്റം നടന്നുകൊണ്ടേയിരിക്കും ഏതൊരു പ്രകൃതിയാണോ അവസാനം നമുക്ക് കണ്ട് അതായി തീരാനുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും ഇത് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഇന്ന് ധർമ്മങ്ങളൊക്കെ കെട്ടടങ്ങി കഴിയുമ്പോഴാണ് പിന്നെ ശുഭവിമർശിക്ക് അങ്ങനെയായിരുന്നു ജനകൻ്റെ അടുത്ത് പോയ സമയത്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ച് കുറേ കഴിഞ്ഞപ്പോൾ എത്ര വയസ്സായി എന്ന് ചോദിച്ചു ഇത്ര വയസ്സ് വരെ ജീവിതാനുഭവങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ബേസിലല്ലേ ഇപ്പോൾ അങ്ങ് പറയുന്നത് കുറേ കൂടെ ജീവിക്കുമ്പോൾ കുറേ കൂടെ ജീവിതാനുഭവം ഉണ്ടാകുമ്പോൾ ഇത് തന്നെയാണോ പറയാനുണ്ടാവുക എന്ന് ചിന്തിക്കാനുള്ള വിവേകം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്ന നഷ്ടാത്മാവല്ലേ അങ്ങെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അടിയറ വെച്ചത് പിന്നെ കുറേ ഉപദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ജ്ഞേയമായിട്ടുള്ള എല്ലാം അറിഞ്ഞ് പരിപൂർണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്നാണ് ഉപദേശം കൊടുത്തത് അതായത് എന്നിട്ടും അദ്ദേഹം തിരിച്ചു വന്ന് പീവരി എന്ന് പറഞ്ഞ കുട്ടിയെ കല്യാണം കഴിച്ചു നാല് മക്കളുണ്ടായി മക്കളുടെ കാര്യങ്ങളൊക്കെ നേരെയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഉപദേശം പിന്നെ ഓർമ്മ വരുന്നത് അറിയപ്പെടേണ്ടതല്ല അറിഞ്ഞ് പരിപൂർണ്ണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടത് അപ്പോൾ ഈ കുട്ടികളുടെ കാര്യമൊക്കെ നേരെ ഒരു കുട്ടി സജീസിക്കാൻ പോയി മറ്റേ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഉപദേശം ഓർമ്മ വന്നു വിമാനത്തിലേക്ക് കയറി അദ്ദേഹം ഇരുന്നു ഇരുന്ന് ധ്യാനം തുടങ്ങി അങ്ങനെ അവസാനം നിർമ്മാണം പ്രാപിക്കുക ചെയ്തു ശരീരം വിട്ട് ദേഹവിയോഗം വന്നതിന് ശേഷം പ്രകാശസ്വരൂപമായിട്ട് സഞ്ചരിക്കുകയാണ് അങ്ങനെ പറയാം അപ്പോൾ ഈ എല്ലാം അറിഞ്ഞാലും അറിയേണ്ടതൊക്കെ അറിഞ്ഞാലും അനുഭവം വന്നാലും ആ പരിപൂർണമായിട്ടുള്ള അനുഭവത്തിന്റെ തൊട്ട് മുമ്പേ ഈ പ്രാരബ്ധം തീരുന്നവരെ ഒരു ചെറിയൊരു സെസേഷൻ ഉണ്ടാവും നമ്മൾ അവിടെ പിടിച്ചു നിർത്തും അപ്പൊ അത് അത് നമുക്ക് പുരോഗതി ഇല്ല ഞാൻ ഇതൊന്നും അനുഭവപ്പെടുന്നില്ല എന്നല്ല പറയേണ്ടത് സ്റ്റോക്കിൽ ഉണ്ടാവും അത് ഈ ഉത്തരവാദിത്വം തീരുമ്പോൾ കാണാൻ സ്പ്രിങ് അമർത്തി വെച്ച സ്പ്രിങ് നിന്ന് മാതിരി അങ്ങനെ ഒരു വിശേഷത കാണാനുണ്ട് അപ്പൊ ഇതിലിപ്പോ പ്രധാനമായിട്ടുള്ളതാണ് വേദാന്തത്തിന്റെ സർവസാ സാരവും ഈ നാലാമത്തെ പാദത്തിലെ പറയുന്ന പതിനെട്ടാമത്തെ തീലാണ് അതായത് പ്രതിബിംബിക്കുന്നതായ ഈശ്വരൻ അതായത് പുരുഷൻ മാത്രമാണ് സത്യത്വം മറ്റൊക്കെ ദൃശ്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ദൃശ്യങ്ങളാണെന്നും ദൃഷ്ടാവ് ആ സത്യത്വമാണ് അത് ഞാനാണ് ഉള്ള ബോധമാണ് അപ്പോൾ വേദാന്തം മുഴുവനും പറയുന്നതാണ് ദൃശ്യവും ദൃഷ്ടാവും രണ്ടെണ്ണേ ഉള്ളൂ അതിൽ ദൃഷ്ടാവാണ് ഞാൻ അതിൽ ദൃശ്യമാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണയ്ക്ക് അനുഭവപ്പെട്ടിട്ടാണ് ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ അപ്പോൾ എപ്പോഴാണോ ഞാൻ ഈ മനസ്സിനും ബുദ്ധിക്കുമുള്ള സുഖദുഃഖങ്ങളെ പോലും കണ്ടുകൊണ്ടിരിക്കുക അതൊന്നും ബാധിക്കാത്ത ഒരു ദൃഷ്ടാവാണെന്നുള്ള ബോധവത ഉണ്ടാവുന്ന അതോടുകൂടി കഴിഞ്ഞു അതിലേക്കാണ് നമ്മൾ ബാക്കിയെല്ലാം ശരീരത്തിലെ കർമ്മങ്ങളെ മനസ്സ് മാനസിക തരത്തിലുള്ള ഭക്തിയെ ശാരീ പിന്നെ ബുദ്ധിയായിട്ടുള്ള ഒക്കെ സമന്വയിപ്പിക്കേണ്ട അത് തെളിഞ്ഞു കിട്ടാനാണ് ആ സാധനം അത് പരിപൂർണ ബോധ്യം വന്നതിന് ശേഷം പിന്നെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കാത്തിരിപ്പിൽ അതിൻ്റെ അടുത്ത് വരെ എത്തും എത്തിക്കഴിഞ്ഞ് പ്രാരബ്ധം തീരുമ്പോൾ പെട്ടെന്നാണ് എടുക്കപ്പെടുകയും ചെയ്യുക അത് തിരിച്ച് പറയുന്നത് എന്താ വെച്ചാല് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ ഇത്ര പ്രാരബ്ധമുള്ള ആളും ഇപ്പോ അന്ന് ഞങ്ങള് പിന്നെ ഗെയിൽ പോയ സമയത്ത് അവിടെ ഒരു പണ്ട പണ്ടയ്ക്ക് നാല് പെൺകുട്ടികൾ കല്യാണപ്രായമായിട്ടിരിക്കുകയാണ് അയാൾക്ക് ശ്വാസം വരുന്നില്ല ആകെ പേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പൊ അയാൾ പറയാണ് എങ്ങനെ എനിക്ക് ഉറക്കം വരുന്ന എനിക്ക് അറിഞ്ഞൂട ഉറങ്ങുന്നുണ്ട് എങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ അയ്യർ പോയിട്ട് അയ്യർ പറയാണ് എനിക്ക് പോലും വാസുത്തിലായ കാര്യം കേട്ടപ്പോൾ ഉറക്കം വരില്ല എന്നാലും ഉറങ്ങുന്നുണ്ടല്ലോ എന്ത് പ്രാരംഭം ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്നതിൻ്റെ അതേമാതിരിയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത് ഇപ്പം എന്ത് പ്രാരംഭം എന്ത് ഉണ്ടെങ്കിലും പത്ത് മിനിറ്റ് ആ ഉറക്കത്തിന് സമാനമായിട്ടുള്ളൊരു ബോധ ബോധത്തോടു കൂടിയുള്ളതായ ഒരു നിശ്ചലത സാധ്യതയാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഫലം വേറെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ അനുഭവം വരേണ്ടതായിട്ടുള്ള ഒരു ഘട്ടം അത് ഇതുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് ചർച്ചയില്ല കാരണം ചിത്രത്തിൽ ഓരോന്നും അതാതിൻ്റെ സമയത്ത് അതാതാണ് ഈ ധ്യാനം എന്ന് പറഞ്ഞ അവസ്ഥയിൽ ചിത്ത ചിത്തവും ധ്യാനത്തിന്റെ ആ വിഷയം തമ്മിൽ ബന്ധിക്കുമ്പോൾ അവിടെ അത് മാത്രമേ ഉള്ളൂ ചിത്രത്തിൽ അപ്പൊ അങ്ങനെ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കാണ്ടെന്നോ അല്ലെങ്കിൽ ആ കുട്ടികളെ ചെയ്യാണ്ടെന്നോ കാണുമ്പോൾ ഇതൊന്നും അവിടെ ബാധിക്കില്ല അത് മയമായിട്ട് ചിന്തിക്കുമ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുണ്ടാവില്ല അല്ല ചിന്തകൾ അത് അതിനെക്കുറിച്ച് അതാ വരിക നേരെ ഈ വഴിക്ക് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ വരുള്ളൂ ആ സമയത്ത് അപ്പൊ ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് പിന്നെ പല ക്രിയകളും ചെയ്യണമല്ലോ രോഗികൾ ചിന്തിക്കാൻ വയ്യാത്ത അത്രയധികം ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഒക്കെ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഉച്ചയ്ക്ക് വന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ആഹാരം കഴിക്കുന്ന സമയത്ത് ഇതൊന്നും മനസ്സിൽ വരില്ല ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ട് മനസ്സിൽ ഇതൊന്നും ഇതൊക്കെ വരികയാണെങ്കിൽ അന്ന് ആരെ കഴിക്കണുണ്ടാവില്ല ചില സമയത്ത് ഇനിമ കൊടുത്താലും പോവില്ല ഒക്കെ പറഞ്ഞ അവസാനം വിരലിട്ടിട്ട് വലിച്ചെടുത്തിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ ആക്കി ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ആഹാരം കഴിക്കില്ല പക്ഷെ അതൊന്നും മനസ്സിലേക്ക് കടന്നില്ല അല്ലാത്തൊരു അപ്പോൾ ഓരോ ജോലിക്കും ഓരോ അതുപോലെ നമ്മൾ ധ്യാനത്തിന് വേണ്ടി വളരെയധികം അകമഴിഞ്ഞ് നമ്മുടെ ഇഷ്ടാദേവതയെ ധ്യാനിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ വഴിക്കാണ്ട് ഇരുന്ന് കൊടുക്കുക ആ പത്ത് മിനിറ്റ് അടിയന്തരാവസ്ഥ പത്ത് ചവയ്ക്കമാതിരിയാണ് ആ സമയത്ത് ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല കാരണം ഇത് നമ്മുടെ ആത്മ ആത്മധർമ്മമാണ് ആത്മധർമ്മത്തിൽ ശരീരധർമ്മം മാനസികധർമ്മം ബുദ്ധിധർമ്മവും ഇടപെടില്ല ഒരു മാനസിക ധർമ്മത്തിൽ മറ്റവരും ഇടപെടില്ല ശരീരധർമ്മത്തിൽ ഈ മൂന്നും ഇടപെടില്ല ഓരോ ധർമ്മങ്ങളും നമ്മൾ അനുസരിക്കുന്ന സമയത്ത് ഇതാണ് എന്ന് പറയാൻ കാരണം കർമ്മസംസ്കാരങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നേർത്ത് നേർത്ത് നേർത്ത് വരുന്നതാണ് ഇതാണ് തുടങ്ങിക്കഴിഞ്ഞാൽ മതി തുടങ്ങിക്കിട്ടിയാൽ മതി പിന്നെ തനിയെ അതിൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാ സ്ഥലത്തും യഥാക്ഷേത്രീയത്തിൽ തന്നെ ചാലിൽ കയറി കൊടുത്താൽ വെള്ളം തനിയേണ്ട ഒഴുകി വരുന്നതാണ് അതുപോലെ അതിൻ്റെ ആ പ്രകൃതി മുഴുവനും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വേണ്ടമാതിരി പക്വത വന്നു കഴിഞ്ഞാൽ തനിയെ അത് സംഭവിക്കുകയും ചെയ്യും അപ്പം അതിങ്ങനെ തുറന്നുകൊണ്ടിരുന്നാൽ മതി മറ്റെന്തൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാലോ ശരിയാവില്ല അപ്പോൾ അത് തുടങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാണാൻ ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റും മാറും ഇതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ഭാര്യയോട് ചോദിക്കുകയാണ് എവിടെ ഭർത്താവ് വെച്ചാൽ ആദ്യം പൂജിക്കുകയാണ് പൂജ കഴിഞ്ഞേ ഇപ്പം നാമജപാതികളാണ് കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഓ എന്നാ ശരി ഞങ്ങൾ കാത്തിരിക്കാറുണ്ട് അതുപോലെയാണിത് മറ്റെല്ലാ മനസ്സിന്റെ ശരീരത്തിന്റെ ബുദ്ധിയുടെ ആൾക്കാരൊക്കെ മനസ്സ് മരണം കൊണ്ട് വരില്ല ബുദ്ധി സംശയം കൊണ്ട് വരില്ല ഒന്നിനെയാണ് ഈ ദൃക്ക് ദൃശ്യ വിവേകം ആണ് പ്രധാനമായിട്ട് സാധനയില് പരമപ്രധാനമായിട്ടുള്ള ദൃശ്യം പബ്ലിക്കായിട്ട് അങ്ങനെ പറയാം സഹായിക്കുന്ന പറയാം ഈശ്വര വിശ്വാസം ഈ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ സ്വധർമ്മങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ വേഗം തീർക്കാനും കുട്ടികളുടെ കാര്യം കാര്യം അതൊക്കെ അവർക്ക് വളരെ ഇഷ്ടമാവും അവരെ ധർമ്മങ്ങൾ വേഗം തീർന്നു അതാണല്ലോ പ്രധാനം കർമ്മം തീർന്നു കിട്ടുകയാണല്ലോ വേണ്ടത് എല്ലാവർക്കും ഉണ്ടല്ലോ എന്റെ ആ ഏൽപ്പിച്ച ജോലിയാണ് ചെയ്ത് കിട്ടിയ സമാധാനം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അപ്പൊ അതിനുള്ള പ്രേരണയാണ് കൊടുക്കുക സ്വധർമാനുഷ്ഠാനത്തിനുള്ള പ്രേരണ സാധാരണക്കാർക്ക് കൊടുക്കുക ആ സ്വധർമാനുഷ്ഠാനം ഏകദേശം തീരാറാവുമ്പോഴും പിന്നെ ഉന്നതമായിട്ടുള്ള സംഗതിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള വിവേകവും സാധിക ഭാഗമൊക്കെ വരുമ്പോഴാണ് കുറേശ്ശെ ഈ ആദ്യ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നത് അവരോട് പറയാറില്ല പറയാൻ പാടുമില്ല പിന്നെ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ഈ കഥകൾ പറഞ്ഞു കൊടുക്കുക അതിൻ്റെ അർത്ഥം കുറേശ്ശെ സാധാരണയായിട്ട് ഇപ്പോൾ ശുഖബ്രഹ്മർഷിയുടെ കഥ പറഞ്ഞാൽ അതിലെല്ലാം എല്ലാം ഉണ്ട് യോഗം പിന്നെ ആദ്യം രമണ പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വേദവ്യാസൻ ധർമ്മശാസ്ത്രം ഉപദേശിച്ചു ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കൊടുക്കുക നമ്മുടെ നിലനിൽപ്പിന് ഹാനികരായിട്ട് ഒരു വാക്ക് പറയാതിരിക്കുക ഒരു ചിന്ത ചിന്തിക്കാതിരിക്കുക പ്രവർത്തിക്കാതിരിക്കുക ഈ മൂന്നും അപ്പോൾ അത് കുറച്ചധികം ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കുമ്പോൾ അവർക്ക് ഏകദേശം അവനാൻ്റെ തടി കേടുവരുത്താൻ സഹായകരായിട്ടുള്ള വാക്കും പ്രവൃത്തി വിചാരം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ അതിന് ഉദാഹരണങ്ങൾ പറയാം അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മുസ്ലിംസിനെ കുറിച്ചോ ഒരു വികലായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ പിന്നെ കുഴപ്പങ്ങൾ വരാ മാർപ്പാപ്പ കണ്ടില്ലേ കുടുങ്ങിയില്ലേ ഒരൊറ്റ വാചകം പറഞ്ഞു പറഞ്ഞതൊക്കെ സംഗതി ശരിയാണ് പക്ഷെ കടന്നക്കൂടെ അറിയാൻ കാര്യമില്ലേ അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഉദാഹരണങ്ങളൊക്കെ പറയാം അപ്പോൾ വാക്കിൽ ശ്രദ്ധിക്കുക വിചാരത്തിൽ ശ്രദ്ധിക്കുക വിചാരിച്ചാൽ നമ്മൾ അവരറിയില്ല എന്നാ വിചാരം പക്ഷെ അതല്ല നമ്മൾ വിചാരിക്കുമ്പോ ആ വിചാരങ്ങൾ